द्वितीयोऽध्यायाम् सञ्चय उवाच तम् तदा कृपयाविष्टम् अश्रुपूर्णाकुलेक्षणम् विषीदन्तमिदम् वाक्यम् उवाचमधुसूदनाम् कुतत्वा कस्मलमिदम् विषमे समुपस्थितम् अनार्यजुष्टमस्वर्ग्यम् अकीर्तिकरमर्जुना क्लैभ्यम् पात्र नैद शुद्रम् हृदय दौर्बल्यम् अर्जुन उवाच कथम् भीष्ममहम् सङ्ख्ये द्रोणम् च मधुसूदराम् शिशुभि प्रतियोत्यामि शाहावरिसूदनाम् नः त्वाहि महानुभावन् श्रेयो भुक्तुम् वैच्यमपीह लोके हत्वार्थकामम् सुगुरूनिहैव गुन्धीयभोगान् तुदिरप्रसिग्धान् न चैदवित्मकदरन्नोगरीया यद्वादेवा यदि वा नो चेयौ यानेवहत्वान्न जिगीविषामा श्चिदा प्रमुखे सराष्ट्राण्यदोषोपहदः स्वभाव पृच्छ्वामि त्वाम् धर्मसमोढचेताम् यस्ये यस्याम् निश्चितम् शिष्यस्तेऽहम् शादि माम् त्वाम् പ്രപന്നം ഈ ശ്ലോകം പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഒക്കെ മാർക്ക് ചെയ്തോണേ നഹി പ്രപശ്യാമി മമാനുപദ്യാ യച്ചോകമുച്ചോഷണമിന്ദ്രിയാണാം राज्यम् सुराणामपि जाधिपत्यम् सङ्ख्यौ वाजाम् एवमुक्त्वा कृषिकेशम् केशम् केशपरं सपा न योस्य इति गोविन्दम् स्वा तूष्णीम् ഭഗവാനുവാച ഇനിയുള്ള പതിനെട്ട് ശ്ലോകങ്ങൾ സാങ്കേയോഗം എന്ന് പറയും പതിനെട്ട് ശ്ലോകങ്ങൾ അപ്പൊ മാർക്ക് ചെയ്ത് നോക്കാം അശോച്യാനന്യശോചസ്വം പ്രജ്ഞാവാദം ച ഭാഷസേ കഥാസൂനഗതാം സൂശ്ച നാനശോചന്തി പണ്ഡിതാം नत्वेवाहं सेवाहम् जादुनासम् न नेमे जनातिपाम् न चैव न भविष्यामाम् सर्वे वयमतः परम् ते यदा देहे कौमारम् यौवनम् जराम् तदा वीरस्तत्र न मुह्यती मात्रा स्पर्शास्तु कौन्तेय शीतोष्णस्तु गदुःखदा आगमापायिनो नित्या स स्वभारदाम् व्यथयन्ते ते पुरुषम् पुरुषः तव दुःखसुखम् तीरम् सोऽमृतत्वाय कल्पदे नासतो विद्यते भावो विद्यते सदा उभयोरपि दृष्टोऽन्त तदयोस्तत्त्वदर्शिभिः अविनाचितद्वित्ति येन सर्वमिदम् तदम् विनाशमव्ययस्यास्य न कश्चित् कस्तुमर्हति अन्धवन्त इमे देहा यस्योक्त्याशरीरिणाम् अनाशिनोऽप्रमेयस्य अस्मादुभ्यः स्वभारदा य एनम् वेत्ति हन्तारम् यश्चैदम् मन्यदेहदम् उपोतो न विजानीतो हन्ति न हन्यते जायते कदाचित् नायम् भूत्वा भविता वा न भूयाम् शाश्वतोऽयम् पुराणो हन्यते हन्यमाने शरीरे वेदाविनाशिनम् नित्यम् एनमजमव्ययम् कथम् स कम् काथयदि हन्तिकम् आसांसिजीर्णानि यदा विहाय नवानि गृह्णाति नरोपराणि शरीराणि विहाय जीर्णानि अन्यानि संयादि नवानि देहि नैनम् चिन्तन्ति शस्त्राणि नैनम् दहति पावकाम् न चैनम् क्लेशयन्त्याप न शोषयति मारुधाम् अच्चेद्योयमदाह्योऽयम् अक्लेद्यो शोष्य एव जाम् नित्यः सर्वगतस्ताणु अचलोऽयम् सनातनाम् अव्यक्तोऽयमजिन्त्योऽयम् अविकार्योऽयमुच्यते तस्मादेवम् विदित्वैनम् नानुशोचितुमर्हसि अतत्सैनम् नित्यजातम् सत्यम् वा मन्यसे मृतम् तदा वित्वम् महाबाहो नैवम् शोचितुमर्हसि यादस्य हि ध्रुवो मृत्यो ध्रुवम् जन्म मदस्यजाम् तस्मानपरिहायस्ते शोचितुमर्हसि अव्यक्तादीनि भूतानि तमद्यानि बारदा अव्यक्तदितनान्येव प्रकापरिदेवनाम् परिदेवनाश्चर्यवत्त्वस्य दिगश्चिदेन आश्चर्यवद्वदति तथैव जन्याश्चर्यवत्सेन मन्यः शृणोति श्रुत्वाप्येनम् न चैव कश्चित् ते नित्यमवद्योऽयम् हे सर्वस्य भारता तस्मात् सर्वाणि त्वम् शोचितुमर्हसि स्वधर्ममपि चावेक्ष्य न विकुम्पितुमर्हसि नर्मादियुद्धाश्रेयोन्यत क्षत्रियस्य न विद्यते यतृच्छया सोपपन्नम् गत्वारमपावृतम् सुखिना क्षत्रिया पार्थ लभन्ते युद्धमीदृशम् तदच्छेत्तमिमम् धर्म्यम् अनुग्रामम् न करिष्यसि धर्मं स्वधर्मम् कीर्तिम् चिष्ट्वा पापमवाप्स्यसि अकीर्तिम् चापि बोधानि कथयिष्यन्ति देव्याम् सम्भावितश्च जागीर्ति स्मरणादतिरिच्यते भयानदातु परतम् अन्त्यन्ते त्वाम् महारदाम् एताम् शस्त्वम् बहुमतो भूत्वा यास्यसि लाघवम् वादम् च बहून् वदिष्यन्ति तवाहिदा निन्दस्तव सामख्यम् ततो दुःखतरम् नु किम् हतो वा सुर्गम् जित्वा वा भोज्यसे महीम् युद्धाय कृतनिश्चया सुखदुःखे समे कृत्वा जयो ततो युद्ध्वाय युज्यस्वा नैवम् पापमवाप्स्यसि एषा ते विहिता साङ्ख्ये बुद्धियोगेत्यमाम् शृणो युक्तो यया पार्थ कर्मबन्धम् प्रहास्यसि नेहाविक्रमनाशोऽस्ति प्रत्यवायो न विद्यते स्वल्पमप्यस्य धर्मस्य प्रायते महतोपया व्यवसायात्मिका बुद्धिः एकेह कुरु नन्दना बहुशाकाशनन्ताश्च उक्तयो व्यवसायिनाम् यामि माम् पुष्पिताम् वाचम् प्रवदन्त्यभश्चिदाम् वेदवादरदा यदस्तीति वादिनाम् कामात्माना स्वर्गपराम् जमकर्मफलप्रधाम् क्रियाविशेषबहुलाम् गोघैशर्यगतिम् प्रदी गोघैश्वर्यप्रसक्तानाम् तयापहृतचेतसाम् व्यवसायात्मिका बुद्धि समापो न विधीयते त्रैगुण्यविषया वेदाैगुण्यो भवार्जुना निर्द्वन्द्वो नित्यसत्त्वस्ता निर्योगक्षेम आत्मवान् यावानर्त उदपाने सर्वतः सम्प्लुतोदके तावान् सर्वेषु वेदेषु ब्राह्मणस्य विजानताम् कर्मण्येवाधिकारस्ते मा फलेषु कथाजनाम् मा कर्मफलहेतुर्भो आदे सङ्गोक्तकर्मणि योगस्त कुरु कर्माणि सङ्गम् सिद्ध्यसिद्ध्यो समो भूत्वा समत्वम् योगमुच्यते दूरेण ह्यवरम् कर्म बुद्धियोगाद्धनञ्चयाम् बुद्धौ शरणमन्निच्च कृपया कृपणाफलहेतवा बुद्धियुक्तो जहातीह उभे सुकृतदुष्कृते तस्माद्योगाय युज्य योगकर्मसु योगः कौशलम् कर्म बुद्धियुक्ता हि फलम् त्यक्त्वा मनीषिणाम् जन्मभन्तविनिर्मुक्ता अतम् गच्छन् जनामयम् यदा ते मोहकलिलम् बुद्धिर्व्यतिदरिष्यति कदा गन्तासि निर्वेदम् श्रोतव्यस्य श्रुतस्य च श्रुतिविप्रतिपन्नास्ते यदा निश्चलाम् समाधावजरा बुद्धिः तदा योगमदास्यसि अर्जुन उवाच स्थितः गाभाषा समाधिस्तस्य केशवाम् शिखति किम् प्रभाषेत किमासीदव्रजेत किम् जहादि यदा कावान् अर्वान् प्राप्तमनोगदान् आत्मन्येवात्मना तुष्टा प्रज्ञस्तदुच्यते दुःखे समुद्विक्तमना सुखेषु विगतस्पृहा वीरराघवयक्रोधा तिथतेर्मुनिरुच्यते यत् सर्वत्रा न विस्नेहा शुभाशुभम् नाभिनन्ददि न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता यदा संहरदे चायम् कुर्मोङ्गानीव सर्वशाम् इन्द्रियाणिन्द्रियात्तेभ्य तस्य प्रज्ञा प्रतिष्ठिता विषया विनिवर्तन्ते निराहारस्य देहिनाम् रसवर्जम् रसोऽप्यस्याम् परम् दृष्ट्वा निवर्तते यततोपि कौन्तेय पुरुषस्य विवर्तिताम् इन्द्रियाणि प्रमादीनि ी प्रथभम् मनाम् तानि सर्वाणि संयम्य युक्त आसीदमत्पराम् वशे तस्य प्रज्ञा प्रतिष्ठिताम् विषयान् पुंसा सङ्गस्तेषूपचायते सङ्गात् पञ्चायते कामा कामक्रोधोऽपि जायते क्रोधात् भवति सम्मोहात् सम्मोहा स्मृतिविभ्रमा बुद्धिनाशात् बुद्धिनाशो रागद्वेषवियुक्तैस्तु विषयानिन्द्रियैस्तरन् आत्मवश्चै विधेयात्मा प्रसादमधिगच्छति प्रसादे सर्वदुःखानाम् आनिरस्योपजायते प्रसन्नते तसोख्याशु बुद्धिः पर्यवतिष्ठते नास्ति बुद्धिरयुक्तस्य नशायुक्तस्य भावना न शाभावयदशान्तिर् अशान्तस्य कुतः सुखम् इन्द्रियाणाम् हि चरताम् यन्मनोनुविधीयते तस्मादस्य महाबाहो इन्द्रियाणाम् हि चरताम् यन्मनोनुविधीयते तदस्त्य हरदि वायुर्नाम वायुर्नामविवाम्प्रसी तस्मादस्य महाबाहो निग्रहीतानि सर्वसाम् इन्द्रियाणिन्द्रियात्तेभ्य तस्य प्रज्ञा प्रतिष्ठिता यानि च सर्वभूतानाम् जागर्ति संयमी यस्याम् जागृतिभूतानि तानि शा मुने पूर्यमाणम् मदलप्रदिष्टम् समुद्रमापप्रदिशन्ति यद्वत् अश्वत्कामायम् प्रविशन्ति सर्वे शान्तिमाप्नोधिनकामकामी विहाय कामान्यः सर्वान् पुमान् शरदि निरहङ्कार प्रशान्तिमधिगच्छति एषा ब्रामीसि दीपात् नैनाम् प्राप्य मुह्यति स्यामन्थकालेऽपि ब्रह्मनिर्वाणमृच्छति ॐ तत्सदि श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायाम् योगशास्त्रे श्रीकृष्णार्जुनसंवादे साङ्गयोगो नाम द्वितीयोऽध्याय അർജുനൻ ഒന്നാമത്തെ അധ്യായത്തിൽ തളരുന്നു കാരണം അർജുനന് എന്തുവന്നു വിഷാദരോഗം അർജുനന്റെ രോഗത്തിന്റെ പേര് വിഷാദരോഗം എന്താ വിഷാദം സ്വജനങ്ങൾ മരിക്കുന്നതിൽ അർജുനന്റെ മനസ്സ് വരും ആ സ്വജനങ്ങളോട് ഒരു ആകർഷണം അത് അർജുനന്റെ മനസ്സിനെ തളർത്തി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിഷാദത്തിലേക്ക് നയിക്കുന്നത് അർജുനനെ തളർത്തിയ രോഗത്തിന്റെ പേരാണ് വിഷാദരോഗം വിഷാദം മനസ്സിൽ വരുന്നത് നമുക്ക് ഏതിനോടോ അല്ലെങ്കിൽ ആരോടോ ഉള്ള ഒരു അമിതമായ അടുപ്പവും ആവേശം അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞോളാം മനസ്സ് when it get attracted when it get attached നിങ്ങൾ ആരോട് കൂടുതൽ അടുക്കുന്നുണ്ടോ അവര് നിങ്ങളുടെ മനസ്സിനെ തളർത്തും നിങ്ങൾക്കത് വിഷാദമുണ്ടാക്കും അപ്പൊ നമ്മൾ സാധാരണ ഹ്യൂമൻ ബീങ് നമ്മൾ സ്വാഭാവികമാണ് നമ്മൾ മറ്റുള്ളവരോട് അടുക്കും പ്രത്യേകിച്ച് അർജുനനെ സംബന്ധിച്ച് കൂടുതൽ അർജുനനെ തളർത്തിയ ചിന്തക അർജുനന് ഭീഷ്മാചാര്യരെയും ദ്രോണാചാര്യരെയും കൊല്ലുന്ന കാര്യമാണ് കാരണം അർജുനൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അർജുനന് കൂടുതൽ സ്നേഹം കൊടുത്ത് അർജുനനെ വളർത്തിയ ആളാണ് ആര് ഭീഷ്മ അർജുനൻ എന്തെങ്കിലും അസ്ത്രവിദ്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകലവ്യന്റെ വിരല് പോലും മുറിച്ചെടുത്ത് അർജുനനെ അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ദ്രോണാചാര്യ അപ്പൊ കൂടുതൽ അവരോടൊക്കെ എന്തുണ്ടാവണം ഒരു ഒരു അടുപ്പമുണ്ടാവണം ഒരു സ്നേഹബന്ധം ഉണ്ടാവണം ഈ സ്നേഹബന്ധം ആരെ തളർത്തുന്നു അർജുനെ തളർത്തുന്നു സ്വാഭാവികമാണ് നമുക്ക് സ്നേഹം തരുന്ന നമുക്ക് സുഖം തരുന്ന നമുക്ക് അറിവ് തരുന്ന നമുക്ക് പരിചരണം തരുന്ന ആളുകളോട് നമുക്കൊരു അടുപ്പമുണ്ട് പിന്നീട് നമ്മൾ അവരുമായി അകലുണ്ടെന്നൊരു ഘട്ടം നമ്മളുമായി അവരുമായി വേർപ്പെടേണ്ട ഒരു ഘട്ടം ആ ഒരു അടുപ്പം നമ്മളെ മാനസികമായി വിഷാദത്തിലേക്ക് തളർത്തും അപ്പൊ എല്ലാവർക്കും ഉള്ളതാണോ ഇത് അർജുനന്റെ അസുഖം എല്ലാവർക്കും ഉണ്ടോ നിങ്ങൾ എന്തിനാ അടുത്താളെ നോക്കണോ ഇല്ല ഈ രോഗം എല്ലാവർക്കും ഉണ്ട് everyone is having this problem even ഇപ്പോഴും ഉണ്ട് നമുക്ക് ഇല്ലേ ഇപ്പൊ നമുക്ക് കൂടുതൽ അടുപ്പം മക്കളെക്കാളും കൂടുതൽ മൊബൈൽ ഫോണിനാണ് അത് പോയാൽ എത്ര ടെൻഷൻ ഉണ്ട് നോക്കുന്നു വിഷാദരോഗം ഇവിടെ തന്നെ വരുന്നു നമുക്ക് ഇല്ലേ അപ്പൊ നമ്മളെ വിഷാദിപ്പിക്കാൻ വസ്തുക്കൾക്കും വ്യക്തികൾക്കും സാധിക്കുന്നു അപ്പൊ ഇവിടെയാ ഗീതോപദേശം വളരെ പ്രധാനപ്പെട്ട അധ്യേയമാണ് രണ്ടാമധ്യേയം അർജുനൻ വിചാരിച്ചു ഞാൻ പറയുന്നതൊക്കെ കൃഷ്ണൻ മനസ്സിലാക്കും കേൾക്കും ഉൾക്കൊള്ളും എന്നുള്ളത് പക്ഷേ ഭഗവാന് അർജുനനോട് യാതൊരു അനുകമ്പയും ഉണ്ടായില്ല അപ്പൊ നമുക്ക് ഭാരതീയ സംസ്കാരത്തിൽ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ക്രിസ്ത്യൻ റിലീജിയനായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴല്ലോ അവർ റിലീജിയൻ ഈസ് നോട്ട് കമ്പാഷനേറ്റ് അവർ റിലീജിയൻ ഈസ് നോട്ട് കമ്പാഷനേറ്റ് ഓ അത്രി ക്രൂരല്ലേ സ്വാമി ഇവിടെ പാവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റിലീജിയൻ അതൊരു കൺസിഡറേഷൻ ഇല്ല ഇവിടെ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് പലർക്കും പലതിനോടൊരു എന്താണ് ക്രിസ്ത്യൻ സംസ്കാരത്തിൽ പൊതുവെ കാണുന്നതാണ് എന്താണ് ഓഫനേജുകൾ ഓൾഡ് ഏജ് ഹോമുകൾ അവരാ തുടങ്ങി വെച്ചതൊക്കെ കാരണം അവർക്ക് അതിനോടൊക്കെ ഒരു കമ്പാഷൻ ഉണ്ട് അവരെയൊക്കെ നോക്കേണ്ടത് നമ്മുടെ കടമയില്ലേ ഹിന്ദു സംസ്കാരത്തിൽ അങ്ങനെ യാതൊരു കമ്പാഷനും ഇല്ല നോക്ക് നിങ്ങൾ വയസ്സായ എന്താ പണി പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ക്രിസ്ത്യൻസ് ആണ് വെച്ചാൽ പറയാ വയസ്സായി കഴിഞ്ഞ് ഞങ്ങൾ സൂക്ഷിക്കണം നോക്കണം അച്ഛനമ്മമാരെ നോക്കണം എന്നൊക്കെയാണ് പക്ഷെ ഹിന്ദുക്കളുടെ ഇടയിൽ വയസ്സായ വീട്ടിൽ നിന്ന് എന്താ പറയാറ് ഇറങ്ങിപ്പോണെന്നോ അതോ വീട്ടിലിരിക്കണമെന്നോ പണ്ട് കാലത്തൊക്കെ എന്തായിരുന്നു what was the custom we followed വാനപ്രസ്ഥമാണ് ഇറങ്ങിപ്പോവലാണ് ആണോ അല്ലയോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഭാരതീയ സംസ്കാരം കമ്പാഷനേറ്ററാണ് മനസ്സിലായില്ല പക്ഷേ ഭാരതീയ സംസ്കാരം അത് കൺസിഡർ ചെയ്യുന്നതാണ് കൺസിഡറേഷനും കമ്പാഷനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് കമ്പാഷൻ മീൻസ് മറ്റൊരാളുടെ വിഷമം കാണുമ്പോൾ അയാളെ ആശ്രയിപ്പിക്കുന്നതാണ് കമ്പാഷൻ കമ്പാഷൻ ഇപ്പൊ സ്ഥിതിക്കരുത് but consideration is necessary. നമ്മുടെ പൂർവികന്മാര് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് എത്രയൊക്കെ നമ്മൾ ഫിസിക്കലി കംഫർട്ട് കൊടുത്താലും ഒരാളെ മാനസികമായി ഉയർത്താൻ ഭാരതീയ സംസ്കാരം ശാരീരികമായി ഭക്ഷണം കൊടുത്തു എന്ന് വരിക തന്റെ മാനസികമായി ഉയർത്തി അവരെ ചോദിക്കുന്ന ചോദ്യമാണ് കുചേല ബ്രാഹ്മണ കഥ കുചേല ബ്രാഹ്മണൻ ദരിദ്രനാണ് കൃഷ്ണന് ഈ കുചേല ബ്രാഹ്മണനോട് വലിയ കമ്പാഷൻ ഒന്നും ഉണ്ടായിരുന്നു ഉണ്ടോ കൈപിടിച്ച് കാല് കലോടി ഒരുപക്ഷെ കൃഷ്ണന്റെ സ്ഥാനത്ത് ജീസസ് ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപാട് കമ്പാഷൻ കാണിക്കുന്നുണ്ട് കുചേലന്റെ പേരിൽ ഓൾഡേജ് ഓൾഡ് ഹോമ പോലും തുറന്നായിരുന്നു മദർ തേരസയുടെ കയ്യിലായിരുന്നു കുചേല ബ്രാഹ്മണനെ കിട്ടിയതെങ്കിൽ ഇന്ത്യയിലെ വലിയ വിപ്ലവം നടക്കുകയായിരുന്നു കാരണം അവരൊക്കെ കുചേല ബ്രാഹ്മണനെ നോക്കുന്നത് ഒരു ദരിദ്രനായിട്ട് പക്ഷെ കൃഷ്ണന്റെ അടുത്ത് കുചേരബ്രാഹ്മണൻ പോകുമ്പോഴല്ലോ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരക്ഷരം ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങയ്ക്കും എനിക്കും ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയില്ലെന്നാണ് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒന്നിനും കുറവില്ല തോന്നിവാസല്ലേ ദരിദ്രനായിട്ടിരിക്കുന്ന ഒരാള് സൈക്കിള് പോലും ഇല്ലാത്ത ഒരാളോട് നല്ല കനത്ത് കാണുന്ന ഒരാൾ പറയുന്നത് നമ്മളൊരു സ്കൂളിൽ പഠിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബുദ്ധിയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പക്ഷേ കൃഷ്ണൻ അത് പറയുമ്പോൾ സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണന്റെ മനസ്സും ദാരിദ്ര്യത്തിലിരിക്കുന്ന കുജേരന്റെ മനസ്സും ഒരേ സ്ഥലത്തിലെത്തിയത് കൃഷ്ണൻ കഥാപാത്രം കൃഷ്ണൻ നോക്കുന്നത് കുജേര ബ്രാഹ്മണന്റെ ശരീരത്തിലേക്ക് നവർ ദുഃഖ് ദി ബോഡി ഓഫ് ദി കുജേരൻ see the developed mind of കുട്ടയാണ് അപ്പൊ അങ്ങനെ മനസ്സ് വികസിച്ച ഒരു മനസ്സിനെ കാണാൻ ആർക്ക് സാധിക്കുമായിരുന്നു കൃഷ്ണനാണ് അപ്പോ നമ്മുടെ ഭാരതീയ സംസ്കാരം അത് പരിപൂർണമായി മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഇറ്റ്സ് എ സൈക്കോളജി ഒരു സയൻസ് കൺസേൺ വിത്ത് മൈൻഡ് മനസ്സിലാവുന്നതില്ല നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ബോഡിയിലെ ക്വാളിറ്റി അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് quality quality of the thoughts decided the quality of നിങ്ങൾ ഏത് തരത്തിലുള്ള ചിന്തകൾ എന്റർടൈൻ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഈ നിമിഷം നിങ്ങൾക്ക് ദുഃഖിക്കാൻ നിങ്ങളുടെ മനസ്സിൽ ഞാൻ സാധിക്കും ഇപ്പൊ എന്തൊരു ചൂട് ശരിക്കാം പക്ഷെ ഇതേ സമയം നിങ്ങൾക്ക് വിചാരിക്കാം എത്ര നല്ല പവിത്ര ഭൂമിയിലാണ് ഇരിക്കുന്നത് അത് മഹാഭാരത യുദ്ധ സമയത്ത് കൃഷ്ണൻ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ടാകുമോ സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് യുദ്ധം നടക്കുന്നത് ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിലാണ് അന്നുകൊണ്ട് അതിന്റെ ചൂടൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭക്ഷണം പോലും ധരിക്കുകയായിരുന്നു യുദ്ധം യുദ്ധം കഴിഞ്ഞാൽ അദ്ദേഹം കുതിരകളെയൊക്കെ ചികിത്സിക്കുമായിരുന്നു അർജുനൻ നേരിട്ടൊന്ന് പുളിയിൽ കെട്ടി ചാപ്പാടൊഴിക്കണം കാരണം അർജുനാണ് ഓണർ പാവകൃഷ്ണൻ ഡ്രൈവറുടെ ജോലി ചെയ്യുന്നുണ്ട് ഡ്രൈവർ എന്ത് ചെയ്യും കാറൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് പോലെ കുതിരകളെയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ട ജോലി ആർക്കുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഭഗവാൻ അങ്ങനെയൊക്കെയുള്ള ജോലി ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ ഡിസ്കംഫേർട്ട് പോലും കംഫർട്ടാക്കിയ പോലെ അപ്പൊ ചിന്തകളല്ലേ അതോ ಹ್ಮ್ ഡിസ്കംഫേർട്ട് പോലും നമുക്ക് കംഫേർട്ടാക്കി മാറ്റാൻ നമ്മുടെ ചിന്ത കൊടുക്കാം അതാണ് മനസ്സിന്റെ പവർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു മനസ്സിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തലാണ് ഭാരതീയ ശിഷ്യന്മാർ ചെയ്യുന്നത് അതുകൊണ്ട് പറയുന്നത് അവർ റിലീജിയൻ ഈസ് നോട്ട് കമ്പാഷൻ അവർ religion is considering the mind നമ്മുടെ മനസ്സിനെ കൺസിഡർ ചെയ്യുന്ന റിലീജിയനാണ് അതുകൊണ്ടുണ്ടല്ലോ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് വീട്ടിൽ പട്ടിയെ വളർത്തും അതിനോട് കമ്പാഷൻ കിട്ടും ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള കമ്പാഷനൊക്കെ വരും അവരിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വലിയ പ്രയാസം ഒരു അമ്മ എന്നോട് ലിറ്ററലി വന്ന ദിവസത്താണ് ഞാൻ വിചാരിക്കുന്ന അമ്മ എന്റെ കൂടെ ഇല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാറുള്ളത് അവർക്ക് ഒരേ ഒരു പ്രശ്നമുള്ളൂ അവർക്ക് സ്ട്രീറ്റ് ഡോക്സിന് അവർ ഭക്ഷണം കൊടുക്കും അത് അവരുടെ ഹോബിയാണ് എവിടെയെങ്കിലുമൊക്കെ സ്പീഡ് ടാസ്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനുഷ്യരെക്കാളും കൂടുതൽ അതിനോടൊരു ഭാവങ്ങൾ എവിടെ കണ്ടെങ്കിൽ നടക്കണമെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു അവരെ വിളിക്കാൻ കാരണം ഉണ്ടെങ്കിൽ ആ പട്ടികളൊക്കെ കൂടെ ഉണ്ടാവും അവരെവിടെയെങ്കിലും വരുമ്പോഴേക്ക് ആ പട്ടികളൊക്കെ അവരുടെ കൂടെ കൂടും എന്നിട്ട് ഇവർക്കൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് പറയാൻ എന്തൊരു കഷ്ടാണ് സ്വാമി അവിടെ നോക്കൂ എന്തൊരു ക്രൂരതയാണ് ആളുകൾ അതിനോട് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു നല്ലതാണ് അടുത്ത ജന്മം സ്ത്രീകളൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മനുഷ്യരുന്നു ഞാൻ അങ്ങനത്തെ പറയും സ്റ്റുപ്പിഡിയാണ് സ്റ്റുപ്പിഡാണ് നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് പല അർത്ഥയുണ്ട് എന്നോട് സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ശരിയല്ല പക്ഷെ അവർക്കതിൽ പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല മനസ്സിലായി കാരണം നമ്മൾ കാണുമ്പോൾ അവരെന്ത് ദയവുള്ളവരാണെന്ന് ക്ലാസ്സിലെ ടീച്ചർ ചോദിച്ചപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു പട്ടിയെ കണ്ടു ടീച്ചർ പറഞ്ഞു ഞാൻ എന്റെ ടിഫിൻ ബോക്സിൽ നിന്ന് ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു അതിന് ഈ പ്രവൃത്തിക്ക് എന്താ പറയുക ഒരു കുട്ടി ചാടി എഴുതിട്ട് പറഞ്ഞു വർഗസ്നേഹം ടീച്ചറാണ് എന്താ പറയുക പട്ടിയോടുള്ള വർഗസ്നേഹം എന്നാണ് അതെല്ലാവരും പറയുന്നത് അപ്പൊ പട്ടിയോട് കമ്പാഷൻ കാണിക്കരുതെന്നല്ല പറയുന്നത് ഈ കമ്പാഷൻ എന്ന വികാരമുണ്ടല്ലോ നമ്മളെ കൂടുതൽ കൂടുതൽ അതിലേക്ക് അടുപ്പിച്ച് നമ്മളെ അതിൽ നാളെ ഈ പട്ടികളായിരിക്കും അവരുടെ മനസ്സിനെ പട്ടികൾക്ക് വേദനയില്ല അവരിവിടുന്ന് ഭക്ഷണം കിട്ടിയിട്ട് അടുത്ത സ്ത്രീക്ക് അവർക്കതിനാ നാല് കാര്യം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ബോംബെയിൽ നിന്നുള്ള പട്ടികളായിരുന്നു അവർ ആ ഒരു എന്താണ് ബിൽഡിംഗ് വിട്ടിട്ട് വേറെ ബിൽഡിംഗ് പോകുന്നില്ല മെക്കാനിക്കുള്ള പട്ടികളെ നിങ്ങൾ ബോംബെയിൽ പറ്റും ഒരു ഏരിയകളിലുള്ള പട്ടികളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ബിൽഡിങ്ങിന് അവർക്ക് അവരുടേതായിട്ടുള്ള പട്ടികകൾ അത് അടുത്ത ബിൽഡിങ്ങുകളുടെ പട്ടികളെ കണ്ടാൽ പഠിക്കാൻ തുടങ്ങും മനുഷ്യരല്ല പട്ടികളെ അപ്പോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴല്ലോ നാം പലപ്പോഴും ഈ ചോദ്യത്തിന് ഈ ഭാവങ്ങളോട് കാണിക്കുന്ന അതുപോലെ തന്നെ വൃദ്ധന്മാരോട് വൃദ്ധകളോട് ഇവരോടൊക്കെ നമ്മുടെ റിലീജിയന് യാതൊരു കൺസെൻട്രേഷൻ കാണിക്കാതെ വരുമ്പോൾ നാം മനസ്സിലാക്കി വയ്ക്കേണ്ടത് അവരെ ഫിസിക്കലി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ ഉയർത്താൻ പറ്റും നമുക്ക് വേണ്ടത് അവരുടെ മനസ്സിനെ ഉയർത്തും അങ്ങനെ മനസ്സിനെ ഉയർത്താൻ ഭക്ഷണം കൊടുക്കണം പക്ഷെ ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ അവരെ മനസ്സിനെ ഉയർത്താനുള്ള അറിവും കൂടെ പകർന്നു അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള വശമാണ് ജ്ഞാനത്തിലൂടെ ഉയർത്തുക ജ്ഞാനമാണ് ഭാരതത്തിന്റെ ഏറ്റവും മുഖ്യ സമ്പത്ത് ഭാരതം എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ഭാരതം എന്നുള്ള ശബ്ദത്തിന് തന്നെ അർത്ഥം അറിവാകുന്ന പ്രകാശത്തിൽ രഥിക്കുന്നവർ ഭാ എന്നുള്ള അക്ഷരത്തിന് അർത്ഥം പ്രകാശം അറിവുന്നു അപ്പൊ പ്രകാശത്തിലേക്ക് ഉയർത്തുന്നവരാണ് എന്ത് പ്രകാശത്തിലേക്കാണ് നമ്മൾ ഉയർത്തുന്നത് അതാണ് രണ്ടാം അധ്യയത്തിന്റെ എസൻസ് അർജുനൻ ശോക മോഹം കൊണ്ട് തളർന്നു അപ്പൊ കൃഷ്ണൻ എന്താ പറയുന്നത് അർജുന സാരല്ല യുദ്ധമൊന്നും വേണ്ട ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് യുദ്ധം എന്ന് പറയുന്നത് നല്ലതല്ല എപ്പോഴും നമ്മൾ ഐക്യത്തിനും സ്നേഹത്തിനും ഒത്തൊരുമയിലൊക്കെ പോകേണ്ടത് നമുക്ക് തിരിച്ചു പോവാം എന്നല്ലേ കൃഷ്ണൻ പറയുന്നത് യുദ്ധത്തിനെതിരായിട്ടാണോ കൃഷ്ണൻ പറയേണ്ടത് യുദ്ധം ചെയ്യണമെന്നാണോ കൃഷ്ണൻ പറയേണ്ടത് ശരിക്കും ദൈവങ്ങൾ യുദ്ധം ചെയ്യാനാണോ പറയേണ്ടത് ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങൾ വന്നു കൃഷ്ണൻ പറയാണ് യുദ്ധം ചെയ്യരുത് ഭാര്യയുടെ ഭർത്താവിനോട് പറയുന്നത് പരസ്പരം യുദ്ധം ചെയ്യരുതെന്ന് കാരണം യുദ്ധം ചെയ്യൽ നമ്മുടെ സംസ്കാരമാണ് ഇതിനല്ലേ ശരിക്കും പറയുന്നത് ബന്ധുക്കളോട് യുദ്ധം ചെയ്യരുതെന്നുള്ളത് കൃഷ്ണൻ യുദ്ധം ചെയ്യണം എന്നാണോ പറയുന്നത് യുദ്ധം ചെയ്യണം പറഞ്ഞതെന്താവട്ടെ ശരിക്കും കൃഷ്ണൻ പറയുന്നത് എന്താണ് ചെയ്യരുതെന്നാണ് കാരണം ഈശ്വരന്മാരെപ്പോഴും ഒന്നിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ കൃഷ്ണൻ പറയുന്നത് ചെയ്യാത്തതല്ല കൃഷ്ണൻ ഉറപ്പിക്കുക യു ഷുഡ് ഡു ദ വാക്ക് അപ്പൊ അതിനെല്ലാം ഭഗവാൻ കാരണം പറഞ്ഞിട്ട് വളരെ രസകരമായിട്ട് പറയാൻ ഈ ശ്ലോകം വളരെ നോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കേസിൽ അർജുനൻ പറയുന്നു കൃഷ്ണ എന്റെ മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥ അപ്പൊ പറയുന്നത് മൂന്നാം ശ്ലോകം രണ്ടാമത്തേത് മൂന്നാം ശ്ലോകം ഞാൻ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ൈവ്യം ആത്മകമപ്പാർത്ഥം नैतत्त्वय्युपपद्यते शुद्रम् हृदयदौत्पल्यम् ശക്തോത്തിഷ്ടപരന്ധപാം ഈ ശ്ലോകം നിങ്ങൾ ഓർമ്മിക്കുക അർജുനൻ തളർന്ന സമയത്ത് കൃഷ്ണൻ അർജുനനോട് പറയുന്നതാണ് ക്ലൈത്യം നിനക്കൊരിക്കലും ക്ലൈത്യാവസ്ഥ ഉണ്ടാകില്ല ക്ലൈത്യം എന്നുള്ള ശബ്ദത്തിനർത്ഥം ഇമ്പോർട്ടന്റ് എന്ന് എന്നുവെച്ചാൽ ആണും പെണ്ണും കെട്ട അവസ്ഥ എന്നുവെച്ചാൽ ആണും പെണ്ണും കെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആണാവണം അല്ലെങ്കിൽ പെണ്ണാണ് ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ കാരണം നമുക്ക് കേരളത്തിൽ കുറവാണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ പറയാൻ കാരണം പണ്ട് മഹാഭാരത കഥയിലൊരു കഥയുണ്ട് അർജുനൻ അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട് ഉർവചി ശാപം അർജുനന് കിട്ടി ഉണ്ടോ അപ്പൊ ഉർവശി ശാപ സമയത്ത് അർജുനൻ ആണും പെണ്ണും കേട്ട് ഒരു ഡാൻസ് ടീച്ചറായിരുന്നു കുറച്ചു കാലം അർജുനൻ കർണാടിക് ഡാൻസും അല്ല അതാണ് ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ മോഹിനിയാട്ടൊക്കെ പഠിപ്പിച്ചിരുന്നു ഉത്തരയെ പഠിപ്പിച്ചിരുന്നു വിരാട രാജാവിന്റെ പുത്രിയെ സ്വമിത്രയല്ലോ വിരാട രാജാവിന്റെ പുത്രിയെ അർജുനൊക്കെ വിരാട രാജ്യത്തിൽ ഒളിച്ചു താമസിക്കുന്ന ഒരു കാലം അപ്പൊ അങ്ങനെ ഉത്തരി ഈ ഡാൻസൊക്കെ പഠിപ്പിച്ച പിന്നീട് അർജുന ശാപത്തിൽ നിന്ന് മുക്തമായി വീണ്ടും അർജുനന്റെ അവസ്ഥയിൽ വന്നു ഇപ്പൊ ഭഗവാൻ അത് ഓർമ്മിപ്പിക്കുമ്പോ അർജുനന് മനസ്സിലാവുന്നത് ഞാൻ പണ്ടൊരു ഡാൻസ് ടീച്ചറുടെ വന്നു എന്തൊരു അപമാനമാണ് അർജുനൻ എന്ന് പറയുന്നത് ഒരു ധീരപുരുഷനെ നോക്കിക്കൊണ്ട് ആണും പെണ്ണും കെട്ടവനാകരുത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് തന്നെ പ്രയോഗം ഒന്നുകിൽ അച്ഛനാവണോ അല്ലെങ്കിൽ അമ്മയാവണം രണ്ടിലും പെടാത്തവനാണ് ഡാഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒന്നുകിൽ അച്ഛനോ അമ്മയോ അതിൽ പെടാത്തവരകത്തെ ജാതി പറയണം അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളെയൊക്കെ എഴുതിയെന്നും ആണുങ്ങളൊക്കെ എടാവുന്നില്ല ഇതിൽ രണ്ടിലും പെടാത്തവരാണ് ജാതി ഗ്രൂപ്പുകൾ സോ അങ്ങനെ അർജുനോട് പറയുമോ പറയാണ് ഞാൻ ഏത സുപപയ്യ ഉപപദ്ധ്യത ഇത് നിനക്ക് ചേർന്നതല്ല this is not suitable to you എടുത്തു പറയാണ് ഇത് നിനക്ക് ഈ തവസ്ഥ നിനക്ക് ചേർന്നതല്ല കാരണം നീ തിരിച്ചറിയില്ല ശുദ്ധം ഹൃദയ ദൗർബല്യം നിന്റെ മനസ്സിന്റെ സ്നേഹമാകുന്ന അല്ലെങ്കിൽ അവരോടുള്ള അനുകമ്പയാകുന്ന വികാരം ആണ് നിന്നെ ദൗർബല്യമാണ് നിന്നെ തളർത്തിയത് ഉത്തിഷ്ടപരം തവ നീ ഇതിൽ നിന്നും എന്ന് പറഞ്ഞാൽ നീ യുദ്ധം അർജുനൻ ആദ്യം കൊടുക്കുന്ന ഡോസ് നിന്നെ തളർത്തുന്നത് ഇവരൊന്നും അല്ല നിന്നെ തളർത്തുന്നത് നിന്റെ വികാരമാണ് ഈ വികാരത്തിൽ നിന്നും നിന്റെ മനസ്സിനെ നീ മാറ്റിയിരിക്കണം ഇത് ഗീതയുടെ വലിയൊരു കാതലായിട്ടുള്ള വശമാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ വസ്തുത എപ്പോഴൊക്കെ നമ്മൾ തളരുന്നുണ്ടോ ആരുടെയെങ്കിലും മരണത്തിലാവട്ടെ ആരെങ്കിലും നമ്മളെ പരിഗണിക്കാത്തതിലാവട്ടെ ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാത്തതിലാവട്ടെ ഇതൊന്നും അല്ല നമ്മളെ തളർത്തുന്നത് നമ്മളെ തളർത്തുന്നത് അവരോടുള്ള നമ്മുടെ ഒരു വികാരമാണ് ആ വികാരം നമ്മളെ തളർത്തുന്നത് നമ്മൾ അറിയുന്നില്ല അതിനെ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ് ഇവരാണ് എന്നെ തളർത്തുന്നത് അപ്പൊ നമ്മുടെ മനസ്സിന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കഴിവുണ്ട് എന്താ തെറ്റിദ്ധാരണ നമ്മളിലെ വികാരം നമ്മളെ തളർത്തുമ്പോ നാം ആ വികാരം നമ്മളെ തളർത്തുന്നതായിട്ടല്ല അറിയുന്നത് നമ്മളെ നമ്മളെ മറ്റുള്ളവരിൽ തളർത്തുന്നു മൂപ്പനാവുന്നത് അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു ഭാഗമാണ് എപ്പോഴൊക്കെ നമ്മൾ തളരുന്നുണ്ടോ നമ്മളെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നെ തളർത്തുന്നത് ഇവരാണോ അതോ എന്റെ അവരോടുള്ള ജീവിത സമീപനമാണ് ഇതിനെ പറയും ഇൻട്രോസ്പെക്ഷൻ ഇംഗ്ലീഷിൽ അതായത് ആത്മപരിശോധന അവനവൻ അവനവനെ തന്നെ പരിശോധിക്കുക ഇത് നമ്മളാരും ചെയ്യാത്തൊരു കാര്യമാണ് അപ്പൊ ഗീതയിൽ ആദ്യമായി അർജുനോട് പറയുന്നത് നീ ചിന്തിക്കൂ അർജുന നീ ഒന്ന് ചിന്തിക്കൂ നമ്മൾ ചിന്തിക്കാറില്ല പലരും മനസ്സിലായി വേണ്ടാത്ത ബുദ്ധിയൊക്കെ നമുക്ക് നല്ലോണം ഉണ്ടാകും വേണ്ടടുത്തൊക്കെ നമ്മൾ ചിന്തിക്കില്ല വേണ്ടാത്തടത്തൊക്കെ നമ്മൾ ചിന്തിക്കും ഒരു രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഇരുന്ന് ചിന്തിച്ചു നോക്കുക എത്രത്തോളം കിട്ടുന്നുള്ളത് മനസ്സിലായി അതൊക്കെ നമ്മുടെ കഴിവുണ്ട് നമുക്കതിലൊക്കെ എന്നാൽ വേണ്ട സ്ഥലത്തൊന്നും നമ്മൾ ചിന്തിക്കില്ല പ്രായോഗികമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കില്ല എന്നിട്ട് അത് അപ്രായോഗികമാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അപകടത്തിലാക്കി പിന്നെയാണ് ചിന്തിക്കുന്നത് ഇങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്ത് നോക്കായിരുന്നു നിങ്ങളൊക്കെ വീട് വെച്ച് താമസിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും വീട് വെച്ച് സ്വയം വീട് വെച്ച് താമസിക്കുന്നവർക്ക് കൂടുതൽ ഇത്തരം ചിന്തകൾ എനിക്ക് അന്നേ തോന്നിയതായിരുന്നത് ഇങ്ങനെ കെട്ടേണ്ടിയില്ലായിരുന്നു അങ്ങനെ കിട്ടിയാൽ മതി അന്ന് കെട്ടുന്ന സമയത്ത് ആ ചിന്ത വരില്ല ഇതാണ് അവസ്ഥ ഉയരാനമുള്ള ശക്തി അന്തർലീനമാണ് തളർത്താനുള്ള ശക്തി തെറ്റിദ്ധാരണകൾ തളർത്തും ശരിയായ ധാരണ ഉയർത്തും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളരുന്നതിന് കാരണം നമ്മുടെ ചില തെറ്റിദ്ധാരണ ഇന്ന് നമുക്കത് ശരിയായ ധാരണയാണ് നമ്മൾ പറയപ്പെട്ടല്ലോ ശരിക്കും അതാണ് കള്ളു കുടിച്ചിട്ട് ഭർത്താവ് രണ്ട് തല്ല് തന്നോ ഞാൻ തളരുന്നു എന്ന് പറഞ്ഞാൽ ശരിയായ ധാരണയാണ് കാരണം ഭർത്താവിന് തല്ലുകൊണ്ടിനെ തളരും അല്ലെങ്കിൽ എന്റെ മകൻ എന്നെ നോക്കാത്തത് കൊണ്ട് തളരുന്നു പറഞ്ഞാൽ സാമൂഹിക തലത്തിൽ നോക്കുമ്പോൾ ശരിയായ ധാരണ ആണോ എന്നാൽ നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലു നോക്കുമ്പോൾ നമുക്ക് അവരോടുള്ള അറ്റാച്ച്മെന്റ് ആണ് അല്ലെങ്കിൽ സമീപനമാണ് നമ്മളോ അവരോടുള്ള കൂടുതൽ അടുപ്പമാണ് നമ്മളെ തളർത്തിയത് ഇത് നമ്മൾ അറിയുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്കതിൽ നിന്നും പുറത്തു കിടക്കാം ആ തിരിച്ചറിവ് ഉണ്ടാവാൻ എന്തൊക്കെ വേണം എന്ന് അർജുനന് മനസ്സിലായി ഞാൻ ആ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്കിപ്പോഴും എന്റെ തെറ്റിദ്ധാരണകളിൽ നിന്നും ഉയരാൻ സാധിച്ചു ആ നിമിഷം അർജുനൻ ഭഗവാന്റെ മുന്നിൽ ഒരു ശിഷ്യനായി മാറുകയാണ് എന്താണ് ശിഷ്യ എന്നുള്ള അവസ്ഥ അർജുനന്റെ മനസ്സിലായി സ്വയം ഉയരാനുള്ള അറിവ് ഞാൻ നിരീക്ഷിക്കുകയാണ് കൃഷ്ണൻ ഉയർന്നു നിൽക്കുന്ന തലത്തിലേക്ക് ഞാൻ അപ്പോ ഒന്ന് ഞാൻ ഉയർന്നിട്ടില്ല എന്ന തിരിച്ചറിവും അല്ലെങ്കിൽ സ്വീകരിക്കലും ഉയരണം എന്നുള്ളൊരു ആഗ്രഹം ഇതാണ് ശിഷ്യത്വം അപ്പൊ നമ്മളൊരു ദൈവത്തിന്റെ ശിഷ്യൻ അമ്പലത്തിലൊക്കെ പോകുമ്പോണ്ടല്ലോ നമ്മൾ ഭക്തനായി തീരുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം what you mean by a devotee of the law നിങ്ങളൊക്കെ ഭക്തന്മാരല്ലേ അല്ല നിങ്ങളൊക്കെ ഭഗവാന്റെ ഭക്തന്മാരാണോ ഉത്തരം പറയട്ടെ ആണ് ഉറപ്പാണ് ഒന്നിനകത്ത് ഇത്താളെ നോക്കിക്കൊണ്ട് ഉറപ്പിക്കുന്നത് അവരവരുടെ ഒരു ഭക്തൻ പറഞ്ഞാൽ ആരായിരിക്കണം ആരാണ് ഒരു യഥാർത്ഥ ഭക്തൻ ഭഗവാനെ നോക്കുന്നത് ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ഗുരു അദ്ദേഹം ഏത് ആ ഈശ്വരൻ ഏതൊരു തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതോ ആ തലത്തിലേക്ക് ഞാനും അപ്പൊ ഒന്ന് ഞാൻ ആ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് രണ്ടാമത് ഉയരണം എന്നുള്ള ഇതാണ് ഒരു ശിഷ്യന്റെ ഏറ്റവും അറിയുക എന്നുള്ള അക്സെപ്റ്റൻസും അറിയണം എന്നുള്ളൊരു ജിജ്ഞാസ പലപ്പോഴും ഉണ്ടല്ലോ നമ്മളൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ സർവജ്ഞാനികളായിട്ടാണ് പോകുന്നത് ഭഗവാനൊന്നും അറിയില്ല ഇപ്പോഴത്തെ ഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ആർക്കറിയില്ല അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ഒരു പൊട്ടനെ പോലെ വെച്ച് തന്നോളൂട്ടോ അത് തന്നോളൂ ഇത് തന്നോളൂ എനിക്ക് ആ പ്രശ്നമുണ്ട് എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഈ ആഗ്രഹമുണ്ട് ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്നും ആർക്കറിയില്ല ആരാ പൊട്ടൻ ഭഗവാൻ വെറുതെയാണ് തരാത്തത് അത് ഇതിനെ വിളിച്ച് പൊട്ടനാക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഹിന്ദു സംസ്കാരം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ ഈശ്വരനെ നോക്കുന്ന കാഴ്ചപ്പാട് ശരിയല്ല മനസ്സിലാവുന്നുണ്ടോ അമ്പലത്തിലൊക്കെ പോകുമ്പോഴല്ലോ നമുക്ക് ഈ ഒരു വലിയ വികാസ മനസ്സ് വേണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ഗുരു ആ ഗുരുവിന്റെ ജ്ഞാനതലത്തിലേക്ക് ഉയരാൻ നിൽക്കുന്ന ജിജ്ഞാസയുള്ള ഒരു അതുകൊണ്ട് ശിഷ്യന് വേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് അറിയുക എന്നുള്ള തിരിച്ചറിവോ അറിയപ്പെട്ടത് ആ ഒരു തിരിച്ചറിവ് അർജുനൻ ഉണ്ടാക്കുന്ന അർജുനൻ പറയുന്ന ശ്ലോകമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കിയണമെന്ന് കാർപ്പണ്യദോഷോ പഹദസ്വഭാവം പൃച്ഛ്വാമിത്വാം ധർമ്മസമോടചേതാം യസ്തേയസ്യാ നിശ്ചിതം ബ്രൂഹി ശിഷ്യത്തേഹം ജാതിമാം സ്വാം പ്രപന്നം ധർമ്മസമൂഢചേത എനിക്ക് ധർമ്മസമൂഢചേതനാണ് എന്ന് വെച്ചാൽ ശരി ചെയ്ത് തെറ്റേത് എന്നെനിക്ക് തിരിച്ചറിയാൻ അപ്പൊ അർജുനൻ ആക്സെപ്റ്റ് ചെയ്തു എന്ത് അറിയില്ല ഇനി അങ്ങ് പ്രച്വാമിത്വ എനിക്ക് വേണ്ടത് പറഞ്ഞത് അപ്പൊ അർജുനൻ ജിജ്ഞാസുവായി അപ്പൊ നോക്കൂ അർജുനൻ ജിജ്ഞാസുമായി തീരാത്തത്ര കാലം ഒരിക്കലും കൃഷ്ണൻ ജീവോപദേശം ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ ശരിക്കും ജിജ്ഞാസുക്കളാകുന്നതാണ് നമുക്ക് ജ്ഞാനം ആരില്ലെങ്കിലൊക്കെ കിട്ടുക അപ്പൊ ജിജ്ഞാസയാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കുരുക്ഷേത്രത്തിൽ വന്നു നിങ്ങൾക്ക് ഒരുപാട് ജിജ്ഞാസയുണ്ട് വാള എവിടെയാണ് നടന്നത് കൃഷ്ണന്റെ വാള എവിടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ജിജ്ഞാസ നമുക്കുണ്ട് അപ്പൊ ചിലരാണെങ്കിൽ വല്ല ഹിസ്റ്ററി പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഇവിടെ അങ്ങനെ ഒരു വാദം നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ മിക്കാണ് ഇതൊക്കെ കഥകളാണ് അത് നമുക്ക് സംശയം നടന്നിട്ടുണ്ടോ ശരിക്കും ചോദിക്കുന്നത് എന്നോട് ഞാൻ കണ്ട പോലെ അവര് പറയുന്നത് പലപ്പോഴും ഉണ്ടല്ലോ എനിക്ക് സമാജത്തിൽ ഉണ്ടാകുന്ന ചില ആളുകൾ അത്ര ജിജ്ഞാസയോട് തിരിച്ചെവിടെയാ സ്വാമി യുദ്ധം നടന്നത് ഈ ഭൂമിയിൽ എന്താ പറയുന്നത് തെറ്റ് ഇവിടെ എന്താ ഇത് നടന്നിട്ടില്ലെന്ന് ആർക്കറിയാം ഇത് നമുക്ക് അറിയാത്ത കാര്യമാണ് അവർ ചോദിക്കുന്നത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള ചരിത്ര കഥകളൊക്കെയാണ് പിന്നെ നമുക്ക് മഹാത്മാക്കൾ പറയുന്നത് കുറേയൊക്കെ സ്വീകരിക്കാം അല്ലാതെ തന്നെ സ്വീകരിക്കാനുള്ളത് ഈ ഹിസ്റ്ററിക്കാർ പറയുന്നത് വിശ്വസിക്കുന്ന നമുക്കില്ലോ ആർക്കിയോളജിക്കാർ കുത്തി കുഴിച്ചെടുത്തിട്ട് അവർ വാളൊന്നും കണ്ടില്ല അതുകൊണ്ട് അവർ അവരുടെ ഇവിടെ ഇന്നതും നടക്കാൻ കഴിയുകയാണ് മനസ്സിലായില്ലേ കുറെ കൂടി കുത്തി കുഴിച്ചെടുത്തിട്ട് അവർ പറയാണ് ഇവിടെ ഒന്നും കാണില്ല ഇവിടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ജോക്ക് കിട്ടില്ലേ കുട്ടികളുടെ ഇടയിൽ ഒരു ജോക്ക് ഉണ്ടായിരുന്നു പണ്ട് റഷ്യക്കാർ കുഴിച്ചെടുത്തപ്പം പഴയ ഈ പൈപ്പുകൾ കണ്ടത് അപ്പൊ അവർ പറയുന്ന ഒരു ഫൈവ് തൗസൻഡ് ഇയേഴ്സ് ബാക്ക് ഈ കൾച്ചർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പണ്ട് റഷ്യയിലൊക്കെ എന്താണ് ഈ വാട്ടർ സിസ്റ്റം പൈപ്പിലൂടെ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അമേരിക്കക്കാർ കുഴിച്ചെടുത്തപ്പോ ആ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിൽ അവർ കുഴിച്ചെടുത്തപ്പോ ഈ പഴയ വയറുകളൊക്കെ കണ്ടെത്തണേ അപ്പൊ അന്നേ ഇലക്ട്രിസിറ്റി അവർ ഉപയോഗിക്കുന്നു ഇന്ത്യൻ ആളുകൾ വിട്ടില്ലേ ഞങ്ങൾ കുഴിച്ചെടുത്തപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അവർ പറഞ്ഞു അന്നേ നമ്മുടെ ഭാരതത്തിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് വയറുകളൊന്നും കണ്ടിരുന്നതാണ് അല്ല എന്താ പറയാനുള്ളത് ഇതാണ് അതുകൊണ്ട് നമ്മളിതൊക്കെ അവയൊക്കെ സ്വീകരിക്കുക ആചാര്യന്മാരും ഗുരുക്കന്മാരും ഏതാണ് അർജുനൻ ആരായിത്തീർന്നു ആദ്യം ആരായിരുന്നു അർജുനൻ അർജുനന്റെ രണ്ടവസ്ഥ ഒന്ന് അർജുനൻ വരുന്ന സമയത്ത് എല്ലാം അറിയുന്ന ഒരാളെ സേനയോ ഉഭയോർ മധ്യയിലിടം സ്ഥാപോ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാത്തതാണ് അവിടെ ചെന്ന ഭഗവാൻ ഭീഷ്മരുടെയും ദ്രോണരുടെയും മുന്നിൽ നിർത്തിയപ്പോ ഇതാകൃഷ്ണ ജീസസിനെ കൊണ്ടുപോയി അത് കൈമാറി ഇനി പറ്റില്ല അപ്പൊ ഒരു വശത്ത് അർജുനൻ അർജുനന് തോന്നി ഞാൻ വലിയൊരു അറിവുള്ളത് എന്തെല്ലാം അറിവും കഴിവും ശക്തിയും അർജുനുണ്ടെങ്കിലും അർജുനൻ തിരിച്ചറിഞ്ഞില്ല എനിക്ക് സ്നേഹമാകുന്ന ഒരു വികാരം ഇവരോടുള്ള അമിതമായ ഒരു സ്നേഹവികാരം എന്നെ തളർത്തുമെന്ന് ആര് തിരിച്ചറിഞ്ഞില്ല എളുപ്പമല്ലത് ആണോ അപ്പൊ നിങ്ങളോട് പറയാണ് നിങ്ങൾ വീട് വിട്ടിട്ട് ഒരു ക്ഷേത്രയിൽ താമസിച്ചോളൂ എനിക്കറിയാൻ നിങ്ങളെ മനസ്സിലാണ് എളുപ്പമാണോ എളുപ്പമാണോ ഈസി ആരെയും നിങ്ങളെ പിടിച്ചു വെച്ചിട്ടുണ്ടോ നിങ്ങൾ തിരിച്ചു ചെന്നാലേ മറ്റുള്ളവർ ജീവിക്കുന്നുള്ള ഉറപ്പുണ്ടോ എന്താ ക്ലിയർ ആകുന്നത് എനിക്ക് തോന്നലാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ വിചാരിച്ചു ശരി അപ്പോ അവർ നിങ്ങളെ പിടിച്ചു വെച്ചിട്ടില്ല നിങ്ങൾ ചെന്നിട്ടില്ലെങ്കിലും അവർ ജീവിക്കും അല്ലേ അപ്പൊ വാസ്തവത്തിൽ ഇനി നിങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ അവർ തളരുമോ ഒരു പക്ഷെ ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് സ്ഥിതി ഉണ്ടാവും ഞാൻ സ്ഥിതിയാവും അപ്പൊ കുറച്ച് ദിവസത്തിന് വിഷമം അത് നിങ്ങൾ വല്ല കാശും കൊടുക്കുന്നവരാണെങ്കിൽ കുറച്ചധികം വിഷമമുണ്ടാവും അല്ലേ നോക്കൂ നിങ്ങൾ അവർ നിങ്ങളെ പിടിച്ചു വെച്ചിട്ടില്ല നിങ്ങൾ ചെന്നിട്ടെങ്കിൽ അവർ തളരാനും പോകുന്നില്ല പക്ഷെ ചെന്നാലും നിങ്ങളോട് നിൽക്കാൻ പറ്റൂ നിങ്ങൾക്ക് ഫ്രീ ഫുഡ് തരാം ഫ്രീ അക്കോമഡേഷൻ തരാൻ പറഞ്ഞാൽ നിങ്ങളിവിടെ നിൽക്കുമോ Traklerat av något. Han bara ställde något av offensiv. Yes. ಇದತ್ರ ಇರುತ್ತದನ್ನು ಬೋಧದಲ್ಲ ನೂಚಿರುವತ್ತನ್ನು ವರ್ಷ ಕೃಷ್ಣನ ಮೂಲಕ್ಕೆ ಈ ದುಃಖವನ್ನು ಹೋಲಿಸುತ್ತೀಯ ಪ್ರಯಾಣ ಕೃಷ್ಣನೊಂದು ಕಾರಣವೇ ಇಲ್ಲ ಗಂಚೋತ್ಸವತೆ ಜಿಯಾಖ್ಯಂತ ಮಹತ್ವ ಕಡಮು ಹೋಗ್ತದೆ ಆಶ್ರಮದಲ್ಲಿ ಬದರಿಯಲ್ಲಿ ಕಡಮು ಹೋಗ್ತದೆ തൻ താനുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി കൃഷ്ണൻ ഇങ്ങനെ ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരമെങ്കിൽ നാം തിരിച്ചറിയണം നമുക്ക് മറ്റുള്ളവരോടുള്ള അനുകമ്പ അത് നമ്മൾ ക്രമേണ ക്രമേണ അതിൽ നിന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ ഉയർത്തുകയല്ല അപ്പൊ ഇത് മനസ്സിലായിപ്പോ അർജുനന് മനസ്സിലായിപ്പോ കൃഷ്ണൻ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന തലത്തിലേക്കൊന്നും ഞാൻ അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കണം അപ്പൊ കൃഷ്ണനോട് ഉപദേശിക്കാൻ അവിടെ മുതൽ കൃഷ്ണൻ ഉപദേശിക്കുന്ന ഉപദേശമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസാരമായിരിക്കുന്ന എസൻസ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് സാംഖ്യശാസ്ത്രമാണ് മനസ്സിലായി വട്ട് ഈസ് ഹിന്ദു റിലീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Hindu religion is nothing but Samkhya philosophy സംഖ്യം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് ഒരു സയൻസാണ് സാങ്ക്യം എന്ന് പറയുന്നത് സയൻസാണ് എന്തിനെക്കുറിച്ച് പറയുന്ന സയൻസ് വളരെ ലോജിക്കായിട്ട് യുക്തിപൂർവം നമുക്ക് ജീവിതത്തിന്റെ സത്യം കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രം നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു ചില സത്യങ്ങൾ എന്നാൽ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത ചില സത്യങ്ങളുണ്ട് കണ്ണുകൊണ്ട് ഇപ്പൊ ഞാനും ഇവർ പരസ്പരം നമ്മുടെ ശരീരം കാണുന്നുണ്ട് ഉണ്ടോ അവിടെ എന്നാൽ നമ്മൾ മനസ്സ് കാണാത്തൊരു സത്യം നിങ്ങളുടെയും എന്റെയും ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു അത് കാണുന്നുണ്ടോ നമ്മുടെ ശരീരത്തിന്റെ മാറ്റം മറ്റൊരാൾക്ക് കാണാൻ പറ്റുമോ ഒരു നിമിഷം തോറുമുള്ള മാറ്റം കാണാൻ പറ്റുമോ കുറച്ച് ദിവസം കഴിഞ്ഞാലൊക്കെ മാറ്റം കാണാൻ പറ്റും അല്ലേ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ ഓരോ നിമിഷവും മാറിയിട്ടാണ് ഈ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിരിക്കുന്നത് അപ്പൊ ഒന്ന് സൂക്ഷ്മമാണ് മറ്റൊന്ന് അപ്പൊ നമ്മൾ കാണുന്നതൊക്കെ സ്ഥൂലം എന്നാൽ അതിനും അപ്പുറം എന്തുണ്ട് സൂക്ഷ്മം നിങ്ങൾ ശരീരം കാണുന്നത് സത്യമാണെങ്കിൽ ശരീരത്തിന്റെ മാറ്റവും സത്യമാണ് നിഷേധിക്കാൻ പറ്റും പറ്റൂ മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് ശരീരം അതിന്റെ രൂപം എത്ര സത്യമാണോ അതിന്റെ മാറ്റവും അത്ര അങ്ങനെ ഒരു സത്യം നമ്മളിൽ ഈ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഒന്നുകൂടി ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സംസ്കാരം അല്പം പോലും മാറുന്നില്ല സംസ്കാരത്തിന് മാറ്റം നമ്മൾ കാണുന്നില്ല ഇന്ന് രാവിലെയുള്ള സംസ്കാരം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നാൽ ഇന്ന് രാവിലെയുള്ള ശരീരത്തിൽ നിന്ന് മാറ്റം ഈ ശരീരത്തിന് സംഭവിച്ചിരിക്കും ഉണ്ടോ ചിന്തകളുടെ തലത്തിൽ പരിപൂർണ മാറ്റം ഇല്ല അപ്പൊ രണ്ട് കാര്യങ്ങളായി മാറുന്നതും നമ്മുടെ കൂടെയുണ്ട് ഉണ്ടല്ലോ മനസ്സിലാവണം രാവിലെ രാവിലെയുള്ള നമ്മുടെ ചിന്തകൾ സംസ്കാരങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ്സ് എന്ന് പറയില്ലേ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വഭാവങ്ങൾ അതിപ്പോഴും നിങ്ങളുടെ കൂടെ ഇല്ലേ നിങ്ങളിപ്പോ നിർത്താൻ കാത്തിരിക്കുകയാണ് ചായ കുടിക്കാൻ കാരണം നിങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുന്നൊരു സംസ്കാരം ഉണ്ടാക്കി വെച്ചു ഈ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ശരീരം മാറിയാലും ഉണ്ടോ ഇല്ലയോ അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് നമ്മളിൽ മാറുന്നതുമുണ്ട് ഇനി ഒന്നുകൂടി നമ്മളെ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സംസ്കാരങ്ങൾ അതായത് ചിന്തകളാകുന്ന സംസ്കാരങ്ങൾ ഇന്ന് ഈ ശരീരത്തിൽ നിലനിൽക്കാൻ കാരണം ഇതിനെ ഈ ശരീരത്തിൽ യോജിപ്പിച്ചു നിർത്തുന്ന ഒരു ശക്തിയുണ്ട് അത് മനസ്സിലാക്കാൻ എനിക്ക് പ്രയാസമില്ല കാരണം നമ്മളൊരു മരിച്ച ബോഡിയിൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ശരീരത്തിന്റെ പ്രകൃതമൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും അതിലാ അതിലുള്ള സംസ്കാരങ്ങളാകുന്ന ചിന്തകൾ ആ ബോഡിയിലില്ല എന്നാൽ നമ്മുടെ ശരീരത്തിൽ ആ സംസ്കാര ചിന്തകളുണ്ടെങ്കിൽ ആ സ്വഭാവ ചിന്തകളുണ്ടെങ്കിൽ അതിനെ നിലനിർത്താൻ ഏതൊരു ശക്തി ഉള്ളത് അത് നമുക്ക് കാണാൻ സാധിക്കും കാരണം ജീവനുള്ളതും ജീവനില്ലാത്തതും തിരിച്ചറിയാൻ പ്രയാസമില്ല ഉണ്ടോ അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഈ ജീവനുള്ള ശരീരത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ജീവനുള്ള ശരീരത്തിൽ മാത്രമേ സംസ്കാരങ്ങളാകുന്ന ചിന്തകൾ മനസ്സെന്ന് പറയുന്ന സ്ഥലം മനസ്സെന്ന് പറഞ്ഞാൽ സംസ്കാരം ഈ ചിന്തകൾ അപ്പൊ ചിന്തകളെ സംസ്കാരങ്ങളെ ശരീരത്തിൽ നിലനിർത്തുന്ന ശക്തിയാണ് നാം കണ്ണുകൊണ്ട് കാണാത്ത ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഇത് നല്ലവണ്ണം ഓർമ്മിക്കണം നമ്മളെന്നല്ലോ പലപ്പോഴും ഈശ്വരൻ എന്നൊക്കെ പറയുന്നത് ഋഷീശ്വരന്മാരെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മറ്റു രീതിയിലാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് ചോദിക്കുന്നതരുതാണ് എന്നാൽ ഋഷീശ്വരന്മാർ ഈശ്വരൻ എന്ന് പറയുന്നത് യോജിപ്പിച്ചു നിർത്തുന്നതാണ് എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ശരീരത്തിൽ ചിന്തകൾ നിലനിൽക്കാൻ കാരണം നമ്മുടെ കഴിവുകൊണ്ടാണോ നിങ്ങൾ ആരുടെങ്കിലും എടുക്കും എന്റെ കഴിവുകൊണ്ടാണ് പറഞ്ഞിട്ട് പറയത്തു നമ്മളത് പറയുമ്പോഴേക്കും കാറ്റ് പോയാൽ പിന്നെ വയ്ക്കുക നമ്മുടെ കഴിവുകൊണ്ടല്ല നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം കൊണ്ടാണോ ചിന്തകൾ നിൽക്കുന്നത് ആണോ പണം ഭർത്താവും മക്കളുള്ളത് കൊണ്ട് സ്വത്തുമല്ല പിന്നെ ഈ ശരീരത്തിൽ ചിന്തകൾ നിലനിൽക്കാൻ കാരണം പുള്ളി നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ചൈതന്യത്തിനും യാതൊരു മാറ്റവും അപ്പൊ ഇതിന് മാത്രമേ മാറ്റമുള്ളൂ നമ്മൾ ആ ചലനം കാണുന്നില്ല സംസ്കാരത്തിനും മാറ്റമില്ല ഇവിടെ നിറഞ്ഞിരിക്കുന്നൊരു അപ്പോ വളരെ ശ്രദ്ധിക്കണേ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അർജുന നിന്റെ മനസ്സ് എത്ര കണ്ട് മറ്റുള്ളവരിലേക്ക് കമ്പാഷൻ കാണിക്കുന്നുണ്ടോ അനുകമ്പ കാണിക്കുന്നുണ്ടോ അതിലേക്ക് തിരിയാൻ സാധിക്കുന്നത്ര ശക്തി മനസ്സിന് ഏതിലേക്കും തിരിയാൻ സാധിക്കും മാറാത്തതായൊരു ശക്തി അപ്പം അതിലേക്ക് തിരിഞ്ഞതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് അതിലേക്ക് തിരിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ശരീരത്തിന്റെ നാശമൊന്നും ആർക്കില്ല ആ സംസ്കാരങ്ങൾക്കും സംഭവിക്കുന്നില്ല ആർക്കും സംഭവിക്കുന്നില്ല ഇത് മനസ്സിലാക്കിയതുകൊണ്ട് എന്താ ഗുണമുള്ളത് ഇത് മനസ്സിലാക്കിയതുകൊണ്ട് എന്താ ഒരു അർജുനന്റെ ഗുണമുള്ളത് മനസ്സിലായി അതായത് ഭീഷ്മരെ കൊന്നാലും ദുര്യോധനെ കൊന്നാലും ദ്രോണരെ കൊന്നാലും അവരുടെ മനസ്സിനെ നശിപ്പിക്കാനോ ആ മനസ്സിനെ നിലനിർത്തുന്ന അർജുന എന്റെ ഒരായുധത്തിനും നിനക്കൊരാളെ പരിപൂർണമായി ശിക്ഷ ചെയ്യാൻ സാധ്യം അതുപോലെ ഒരാളെ നിനക്ക് പരിപൂർണമായി സന്തോഷിപ്പിക്കാനും വളരെ ശ്രദ്ധിക്കണോ ശ്രദ്ധിക്കണം കേട്ടോ ഈ കമ്പാഷൻ എന്നുള്ള വാക്കിന് അർത്ഥമുണ്ടല്ലോ നമ്മൾ ശരിക്കും മനസ്സിലാക്കാം നിങ്ങൾ ഒരാൾക്ക് വയറിറച്ച് ഭക്ഷണം കൊടുത്താലും അയാളുടെ മനസ്സിന് തൃപ്തി വരുന്നുണ്ടോ വരണമെന്നുണ്ടോ അപ്പൊ അയാൾ ചോദിക്കും അടുത്ത കൂടുതലുള്ള കാറ്റ് വരുന്നു ഒരു വരി വയറ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അടുത്ത ചിന്ത അടുത്ത കൂടി മനസ്സിനെ സന്തോഷിക്കാൻ പറ്റുമോ നിങ്ങളുടെയൊക്കെ മക്കളുടെ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ നിന്ന് പറ്റിയിട്ടുണ്ടോ കേരളത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതല്ലേ പറയുന്നതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ എന്നാലും അവരെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തൃപ്തിയെ സന്തോഷമായിട്ടുള്ളത് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എവിടെയെങ്കിലും ഉണ്ടാവാണ്ടിരിക്കുമോ എനിക്കറിയാം നിങ്ങളുടെ ഉത്തരം പ്രശ്നമില്ല ഇന്നേ വരെ ഒരാൾക്കും മറ്റൊരാളുടെ മനസ്സിനെ പരിപൂർണമായി സന്തോഷിപ്പിക്കാൻ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഞാനെന്താ പറയുക ഒരു കട്ടലും മുട്ടലും ഇല്ലാതെ അങ്ങനെ പോവുകയാണ് അപ്പോ അങ്ങനെ ഒരു ജീവിതം നമുക്ക് ഉണ്ടെങ്കിൽ നാം സ്ഥൂല തലത്തിൽ നശിച്ചാലും ഒരിക്കലും മനസ്സിലായി ഇവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ ശരിക്കും ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടുകഴിഞ്ഞാൽ ഈ സാങ്കേശാസ്ത്രത്തിന്റെ കാതലായ വശം സ്ഥൂലം നശിച്ചാലും സൂക്ഷ്മം നശിക്കും സ്ഥൂലത്തെ പ്രകൃതി എന്നും സൂക്ഷ്മത്തെ പുരുഷനെന്നും വിളിച്ചു ഇതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ കാതൽ സ്ഥൂലതയെ നശിക്കുന്നുള്ളൂ സൂക്ഷ്മം നശിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ കേടുവന്നാലും അതിലെ സിം കാർഡ് ഒരിക്കലും കേടുവരിക എന്നുള്ളത് അതിലുള്ള നമ്പറുകളൊന്നും കേടുവരാതെ എടുത്തു വയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെയാണ് ഈ ശരീരം നശിച്ചാലും മുടി നനച്ചാലും ഇതിൽ ചിന്തകളാകുന്ന മുടിക്ക് യാതൊരു ഇത്ര ഇപ്പൊ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്ഥൂലമായ ശരീരവും സൂക്ഷ്മമായ ചിന്തകളും കൂട്ടിച്ചേർത്തതാണ് ഈ സൂക്ഷ്മമായ ചിന്തകളെ ശരീരത്തോട് കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത് ആരാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു എത്ര മനോഹരമാണ് അപ്പൊ ഇനി പേടിക്കേണ്ടതുണ്ടോ മരണത്തെക്കുറിച്ച് എന്താ പേടിക്കേണ്ടതില്ലാത്തത് വീട്ടിൽ ആരെങ്കിലും മരിച്ചുപോയാൽ നമ്മൾ ദുഃഖിക്കേണ്ടതുണ്ടോ എന്താ മനസ്സിൽ പറയേണ്ടത് ശരീരമേ പോയിട്ടുള്ളൂ ആ സംസ്കാരങ്ങളൊന്നും എന്താ സ്വാമി നമുക്ക് അറിയാൻ പോയിട്ടുള്ളൂ നമ്മളെന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റുമോ സംസ്കാരങ്ങൾ പോയിട്ടില്ല എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ശരീരത്തിന്റെ കൂടെ നശിക്കുന്നില്ല അതെങ്ങനെ വെച്ച് മനസ്സിലായി വെറുതെ വലിപ്പം വെച്ച് പറയുന്നത് ഞാൻ പറയുന്ന ഒക്കെ നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ പോലെയാണ് ഈ ശബരിമലക്കാരും രാഷ്ട്രീയക്കാരെ ഞാൻ കണ്ടത് അവരെന്ത് പറഞ്ഞാലും ചിന്താവാണ് ചിന്താവാണ് ചിലപ്പോൾ അവരവരുടെ നേതാക്കന്മാർക്ക് തന്നെ മൂർത്താവാം അപ്പോഴും ഒരു ചിന്താവാം കാരണം അവരെന്താ കേൾക്കുന്നില്ല അവർ പറയുന്നത് അങ്ങനെ ചേച്ചി പറയാം ശബരിമലക്കാരെ തന്നെയാണ് പറയാം നെയ്യഭിഷേക സ്വാമിക്ക് ഗാനഭിഷേക സ്വാമിക്ക് കർപ്പൂര ദീപസ്വാമിക്ക് കല്ലും കൊണ്ട് സ്വാമിക്ക് അവർ കേസിലേക്ക് എന്താ പറയേണ്ടത് എല്ലാം സാഖ്യശാസ്ത്രം യുക്തിപരമാണ് ചിന്തിച്ചുകൊണ്ട് നാം സത്യത്തെ കണ്ടെത്തുന്നതിനെയാണ് ഈ മോഡേൺ സയൻസ് എത്ര ചിന്തിച്ചുകൊണ്ട് സത്യത്തെ കണ്ടെത്തുന്നു അതുപോലെ ചിന്തിച്ചുകൊണ്ട് സത്യം കണ്ടെത്താൻ സഹായിക്കുന്ന ശാസ്ത്രമാണ് സാഹിത്യശാസ്ത്രം നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ള മതങ്ങളിൽ നിന്നും ഹിന്ദു സംസ്കാരം വ്യത്യസ്തമായിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന സംസ്കാരമാണ് മറ്റതൊക്കെ വിശ്വാസങ്ങളുടേതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ക്രിസ്തു മതത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം പിതാവ് എവിടെയിരിക്കണോ സ്വർഗസ്ഥനായ പിതാവിനെ അവർ പറയുന്നത് അല്ലെ അപ്പൊ പിതാവിനെ അവർ ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിൽ അവിടെ ഉണ്ടോ എന്ന് അവർക്കും അറിയില്ല മനസ്സിലായി അവരങ്ങനെ വിശ്വസിച്ചു പിന്നെ മരിച്ചു പോയാൽ ആത്മാവ് എവിടെ എത്തണം പുണ്യം ചെയ്ത് ആത്മാവിനെ ഈശ്വരൻ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നു അപ്പൊ ഈ ദൈവത്തിന്റെ അടുത്തെത്തുക എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സ്വർഗത്തിലെത്തുക പക്ഷേ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്താ പ്രശ്നം എങ്ങാനും മനസ്സിൽ പാപങ്ങളുണ്ടെങ്കിൽ ആ മനസ്സിനൊന്നും അപ്പൊ ഒരു ക്രിസ്ത്യാനി എവിടെ എത്തിയിട്ടുണ്ടാവില്ല ഒരു പ്രശ്നമാണ് ഇനി ഈശ്വരൻ സ്വർഗത്തിൽ മാത്രമായാൽ വേറൊരു പ്രശ്നമുണ്ട് അപ്പൊ ഭൂമിയിൽ ഇല്ല എന്ന് ഉറപ്പാണ് പിന്നെ നരകത്തിലോ അയാളില്ല അയാൾ സ്വർഗത്തിൽ മാത്രമാണെങ്കിൽ നരകത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ആരുണ്ടാവണം ദൈവം ഉണ്ടാവും ചെലുത്താനുണ്ടാവും നരകത്തിൽ ചെലുത്താൻ ടേസ്റ്റാണ് അവരുടെ സാധ്യത സാധാരണ അപ്പൊ ഒരു ചോദ്യം എന്റെ മനസ്സിലുണ്ടാവാറ് ഇതിൽ പാര ആദ്യം ഉണ്ടായതെന്നാണ് ദൈവമാണ് ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കുഴപ്പമാണല്ലോ സാത്താൻ ദൈവത്തിൽ നിന്നാണല്ലോ ആര് വരിക ഈ സാത്താൻ തമസിക്കാണ് ഇനി ഇവര് രണ്ടുപേരും ഒരുമിച്ചാ വരുന്നെങ്കിൽ ദൈവത്തിനോടം തന്നെ ശക്തി ആർക്കുണ്ട് അപ്പൊ പിന്നെ രണ്ടുപേര് തുല്യരാണെങ്കിൽ പ്രശ്നം ഒരാൾ ഇങ്ങോട്ട് വരിക്കും മറ്റൊരാള് അങ്ങോട്ട് വരിക അവരുടെ ഇടയിൽ പാർട്ടിയിലേക്ക് വിളിക്കും കാരണം രണ്ട് പാർട്ടിക്കാർ മുതലേ ഏതിലാ ആദ്യം ആളെ എടുക്കുക എന്നുള്ളൊരു പ്രശ്നം ഇത്തരത്തിലുള്ള ഒരു പാർട്ടി കൺഫ്യൂഷൻ ആർക്കുണ്ട് കൃത്യമില്ല അവർക്കുണ്ടല്ലോ അവരിതൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല എന്ന് മാത്രം പക്ഷെ വാസ്തവത്തിൽ അതിൽ കൺഫ്യൂഷൻ ഇല്ല അവരത് മനസ്സിലാക്കിയിട്ടുള്ള കൺഫ്യൂഷനാണ് വളരെ വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട് ദ കിങ്ഡം ഓഫ് ഹെവനെ സ്ഥിതിയു നിങ്ങളുടെ ഹാർട്ട് തന്നെയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് പറയുന്നുണ്ട് അപ്പൊ സ്വർഗം ഹൃദയത്തിലാണെങ്കിൽ പിതാവ് വസിക്കുന്നതും ജീസസ് പലയിടത്തും പറയുന്നുണ്ട് ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു തത്വമസി എന്ന് പറഞ്ഞ അതേ മഹാവാക്യത്തെ വേറെ രീതിയിൽ ബൈബിൾ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും അവർ പറയുക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ അവര് ഇങ്ങനെ എല്ലാം റിലീജിയനും ഈ കാലം ഇവിടെ ഒരു പരമസത്യം നമ്മൾ ചിന്തിപ്പിക്കുകയാണ് ഇവിടെ നിന്ന് നിങ്ങൾ സ്വർണത്തിലേക്കല്ല പറഞ്ഞയക്കുന്നത് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് വാർത്തെടുക്കണമെങ്കിൽ തന്നെ വാർത്തെടുക്കരുത് തിരിച്ചറിയൂ നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ ചിന്തകളാണ് ഏത് ധാരണകൾ വെച്ച് നിങ്ങൾ ജീവിക്കുന്നതോ ആ ധാരണകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം അപ്പോൾ നമുക്ക് രണ്ട് ധാരണകളുണ്ട് ഒന്ന് ശരിയായ ധാരണയും രണ്ട് തെറ്റായ ധാരണ ഇന്ന് നമ്മൾ വച്ചു പുലർത്തുന്ന ധാരണകൾ പലതും ശരിയാണ് എന്ന് നമ്മൾ ധരിക്കുന്നതൊക്കെ നമ്മൾ തെറ്റാണെന്ന് തിരിച്ചറിയുന്നത് പിന്നീട് കുട്ടിക്കാലത്ത് നമ്മൾ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പല ധാരണകളും പിന്നീട് തെറ്റാണെന്ന് നമുക്ക് സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ബോധ്യമാകുന്നത് കൂടെ ഉണ്ടാകും എന്ന് കരുതിയ അച്ഛനമ്മമാരെ വിട്ടുപിരിയുമ്പോ കൂടെ ഉണ്ടാകുന്ന സഹോദരി സഹോദര ബന്ധങ്ങൾ വിട്ടുപിരിയുമ്പോ ഈ ബന്ധങ്ങളൊന്നും സത്യമല്ലെന്ന ധാരണ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുകയാണ് പക്ഷെ ആദ്യം നമുക്ക് ആ ധാരണ വരാറില്ല ഉണ്ടോ നമുക്ക് തെറ്റായ ധാരണ നമ്മുടെ തെറ്റായ ധാരണ നമുക്ക് ശരിയാണ് നമുക്ക് ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തളരില്ല എന്ന ധാരണ വെച്ച് ജീവിക്കുന്നവര് ചില പ്രശ്നങ്ങളിലൊക്കെ തളരുമ്പോഴാണ് അവർ മനസ്സിലാക്കാറ് എന്റെ ധാരണ പലരും പറയുന്നൊരു വാക്കുണ്ട് എന്റെ കണക്കുകൂട്ടൽ നിയമം പറഞ്ഞിട്ടില്ലേ നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണ് എന്റെ കണക്ക് കൂട്ടില്ല തെറ്റി തിരി തെറ്റി അവിടെ ആ കുട്ടി പറയേണ്ടത് അമ്മ ഇനി തെറ്റിക്കേണ്ട കാൽക്കുലേറ്റർ തരാം കാൽക്കുലേറ്റർ കൊണ്ട് കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല ഇത് അപ്പൊ എന്തുകൊണ്ട് തെറ്റണോ കാരണം നമ്മൾ ശരിയായ ദിശയിലല്ല ചിന്തിക്കുന്നത് അവിടെയാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് പണ്ഡിത അനുചോദി പണ്ഡിതന്മാരൊരിക്കലും ദുഃഖിക്കാതെ ഗീതയിലെ ഭഗവാന്റെ ആദ്യത്തെ ഉപദേശം ഇതാണ് അശോച്യാനന്ദശോചസ്തം പ്രജ്ഞാവാദം ച പാഠത്തെ പണ്ഡിത ഈ ശ്ലോകങ്ങൾ അടിവരം തോന്നും അനുശോചന്തി പണ്ഡിത പണ്ഡിതന്മാർ വിവേകികൾ ജ്ഞാനികൾ ഒരിക്കലും അനുശോചന്തി അനുശോചന്തി പറഞ്ഞാൽ മൂന്നർത്ഥങ്ങളാണ് അനുശോചത്തി പറഞ്ഞാൽ ഒരിക്കലും തളരുകയില്ല പരാതി പറയില്ല ഒരിക്കലും ദുഃഖിക്കുകയില്ല എന്താ പണ്ഡിതന്മാർ ചെയ്യാത്തത് പരാതി പറയില്ല തളരുകയില്ല ദുഃഖിക്കില്ല മാ ശുച എന്ന അനുശോചനത്തി ശോചിക്കരുത് പണ്ഡിതന്മാര് ദുഃഖിക്കില്ല ഇനി ഭഗവത്ഗീത ഭഗവാൻ ഉപസംഹരിപ്പിക്കുമ്പോൾ പതിനെട്ടാം അധ്യായത്തില് ആറാം ശ്ലോകമാണ് തോന്നുന്നത് എനിക്ക് സർവധർമാൻ പരിത്യജ്യ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശുച എന്ന് പറഞ്ഞാൽ കുളിക്കരുതെന്നല്ല ശുച എന്ന് പറഞ്ഞാൽ ശുചിത്വം എന്നാൽ ഇവിടെ പറയുന്നത് ശുച എന്ന് പറഞ്ഞാൽ ചോദിക്കരുത് എന്ന് വെച്ചാൽ ദുഃഖിക്കരുത് തളരരുത് തളരാതിരുത് അപ്പോ ഭഗവാൻ തന്റെ ഭക്തന്മാരിൽ നിന്നും ഡിസൈസിൽ നിന്നും എക്സ്പെക്ട് ചെയ്തത് എന്താണ് മാറ്റില്ല ഒരിക്കലും എന്നാൽ ഇങ്ങനെയുള്ള ഡിസൈപ്പിൾസിനെ നമുക്ക് കാണാൻ പറ്റുമോ ഗീത പഠിക്കേണ്ടത് ആവശ്യമില്ലേ നമ്മളൊക്കെ ഗീത പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാതിക്കാരാകുകയും ദുഃഖിക്കുന്ന രാവിലെ തളരുന്നവരാണ് അപ്പൊ നമ്മളൊക്കെ തളരാതിരിക്കണം ദുഃഖിക്കാതിരിക്കണം പരാതി പറയാം അങ്ങനെയുള്ള ഭക്തന്മാരായിട്ട് നിങ്ങൾക്ക് തീരണമെന്ന് മോഹണ്ടോ ഇല്ല ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് വന്നത് ഞാൻ എന്റെ ഭാഗത്ത് നോക്കി പറയാം ഞാൻ ഇത്രയും കാലം കമ്പലത്തിൽ പോയിട്ട് വിഷമങ്ങളും ദുഃഖങ്ങളും പരാതികളൊക്കെ പറഞ്ഞ് ജീവിച്ചു വരില്ല ശീലങ്ങളെ ഒന്നും ഇനി മാറ്റാൻ പറ്റില്ല കാരണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം ചൊറിഞ്ഞ ചൊറി തിരിച്ചൊരാൾക്ക് ചൊറിയാതിരിക്കാതെ തിരിച്ചു ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സത്യം നമ്മളൊക്കെ മാറണം അപ്പൊ നമ്മുടെയൊക്കെ വായിൽ നിന്ന് കഴിയുന്നതും ദുഃഖത്തിന്റെ വാക്കുകൾ പുറത്തു വരാം മനസ്സിലാവോ എളുപ്പമാണോ ഇതിനെ പ്രായോഗികമാക്കണോ ഏ അപ്പൊ ഗീതോപദേശമൊക്കെ കേട്ട് നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾ പ്രതീക്ഷ ചെയ്തുകൊണ്ട് വേണം പോവാൻ എന്ത് മഹാശിവ എന്തെങ്കിലും വിഷമങ്ങൾ ഉള്ളിൽ വരുമ്പോ ഉടനെ പറയാം മഹാശിവ ഇത് ബൈഹാർട്ട് പഠിക്കണം ഇതൊരു മന്ത്രം ഏ എന്താണ് അവർക്ക് മനസ്സിലാവില്ല എന്താ നിങ്ങൾ പറയുന്നത് പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാം വിഷമങ്ങളൊക്കെ വരും അപ്പൊ പറയാ ഒരാള് सन्यासी പ്രേരിത അപ്പൊ ടി വി ആർ വന്നു വേറൊരു സെറ്റിക്കായി അദ്ദേഹം പറഞ്ഞു ഞാൻ രാമന്റെ ജന്മഭൂമിയിലേക്ക് പോവാണ് ടിക്കറ്റ് ഒന്നുമില്ല ഇത്രയും കാലം ടിക്കറ്റ് എടുത്തില്ല സന്യാസിയാണ് എന്തെങ്കിലുമൊന്നുമില്ല ഉടനെ ടി വി ആർ പറഞ്ഞു എങ്കിൽ നമുക്ക് കൃഷ്ണന്റെ ജന്മസ്ഥലത്തേക്ക് പോവാം പറയുന്നുണ്ട് കൂടുതലുണ്ടോ എവിടേക്കാണ് ആ വ്യക്തി ചിലപ്പം ഇതിലൊക്കെ ചേർത്തൊന്നുമില്ല അതാ ജീവിതത്തിൽ ഒരിക്കലും തളരരുത് മാനസിക ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇത് പരിഭാഷ പഠിക്കണം മാനസിക അടുത്ത ആളെ ബുദ്ധിമുട്ടിക്കല്ല അതിങ്ങനെ പറയും മാനസിക മാനസിക അപ്പൊ കൊതുക് കൊണ്ട് എടുത്താലും നീറ്റ വന്നിട്ടാണ് മാനസിക മാനസിക അടങ്ങിയില്ല കിട്ടിയില്ല പരാജയം എത്ര ഗംഭീരമായിരിക്കത് ആയിരിക്കൂ ജീവിതത്തിന്റെ നാശം വേണ്ടേ വേണമല്ലേ അപ്പൊ ഇതാവട്ടെ നമ്മുടെ ഗീതയിലെ ഒരു തത്വം നമ്മൾ ഉൾപ്പെടും അപ്പൊ കുരുക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്ഷരം പഠിച്ചാൽ മതി ഇതിന്റെ വലിയ ഇമ്പ്രൂവ്മെന്റ് ആണ് മനസ്സിലായി ക്ലാസ്സിലെ ടീച്ചർ വന്ന് എ ഇ വന്ന് ചോദിച്ച പോലെ എ ഇ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ ചോദിക്കുകയാണ് സിക്സ് ഇൻറ്റു സിക്സ് എത്രയാണ് കുട്ടിക്ക് യാതൊരു വിഷമമുണ്ടായില്ലേ പറഞ്ഞു വൺ സിക്സ്റ്റി സാർ അദ്ദേഹത്തിന് ഷോക്ക് ആയിട്ട് പോലെ കാരണം നയൻത് സ്റ്റാൻഡേർഡിലെ കുട്ടിയാണ് പറയുന്നത് അധ്യാപകരോട് വാട്ട് നോൺസെൻസ് ഇതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു സാർ ഈ പെർഫെക്റ്റ് ചെയ്തായിരുന്നു അദ്ദേഹത്തിന് ഒന്നുകൂടി ഷോക്കായി അധ്യാപകൻ പറയുന്ന റൈറ്റ് തന്നെ ഈ എയി കിട്ടു ഹൗ കം വിജിറ്റ് ഓക്കെ പറയണം ഈ കുട്ടികളൊക്കെ മൂന്നാമത്തെ വർഷമാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത് ഞാനിവിടെ ചാർജെടുത്തിട്ട് മൂന്ന് വർഷമായി ഇതേ ചോദ്യം ഞാൻ മൂന്ന് വർഷം മുമ്പ് ചോദിച്ചപ്പോൾ അന്ന് ത്രീ സിക്സ്റ്റിയാണ് അവർ പറഞ്ഞത് കഴിഞ്ഞ വർഷം ടു സിക്സ്റ്റി ആയിരുന്നു അത് ഒരിക്കലത് തേർട്ടി സിക്സിലേക്ക് വരും സോ പ്ലീസ് ഇംപ്രൂവിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾ മാറ്റില്ല എന്ന് പറയുമ്പോ ഉറപ്പാണ് നിങ്ങളെ വീട്ടുകാർ പറയും ഇംപ്രൂവ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള വാർത്തകൾ ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നില്ല സോ എന്തോ സ്വാമിയുടെ കൂടെ കുരുക്ഷേത്രത്തിൽ പോയി വന്നിനെ എന്തോ എപ്പോഴും പറയുന്നത് പരിശീലിച്ചു നോക്കുന്നത് ഒരു എക്സലന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും മനസ്സിലായി ഇപ്പൊ നമ്മുടെ മനസ്സിന് നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൾച്ചർ ഹാബിറ്റ് സ്വഭാവം പെട്ടെന്ന് പ്രതികരിക്കുക അപ്പൊ അത് നെഗറ്റീവ്ലി റിയാക്ട് ചെയ്യും ഇമ്പൾസീവ് റിയാക്ട് ചെയ്യും അപ്പൊ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ട മനസ്സുകളെ പറയും ഐ ലോസ് സംതിങ് അപ്പോഴേക്കും നമ്മളെ അത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പറയും എന്നെ വേദനിപ്പിച്ചു അപ്പോഴേക്കും മനസ്സ് നമ്മളെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞേക്കണം അപ്പൊ മനസ്സിന് അത് പറയാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ ശരിയാക്കുക ശരിയല്ലേ മനസ്സിലായി അപ്പൊ ഗീതയിൽ ഭഗവാൻ ആദ്യവും അവസാനിപ്പിക്കുന്ന സമയത്തും കൊടുക്കുന്ന ഉപദേശം ആര് ചോദിക്കില്ല പണ്ഡിതങ്ങൾ വിവരമുള്ളവർ അപ്പൊ കരയുന്നവരൊക്കെ വിവരമുള്ളവരൊന്നും കരയില്ല തളരില്ല എങ്കിൽ ഈ വിവരം കെട്ടവരെന്ന് പറയുന്നത് അപ്പൊ ഈ തളരുന്നതും കരയുന്നവരൊക്കെ ഇവരെ കിട്ടണം ഈ അമ്പലത്തിലൊക്കെ നിങ്ങൾ നോക്ക് ഗുരുവായൂരിലൊക്കെ വന്ന് ഈ വിഷമങ്ങൾ പറയുമ്പോൾ കൃഷ്ണനെ കുറിച്ച് എന്തായിരിക്കും പറയാ ഇനി ഒന്ന് മാറി ഒരു വിവരം കെട്ടവൻ വരുന്നത് കാരണം എന്റെ മുന്നിൽ തളരുന്നവരൊക്കെ വിവരം കെട്ടവരാണ് ശരിയല്ലേ ഈ ഗീത പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും വിഷമങ്ങൾ പറയാൻ സാധിക്കില്ല അതാണ് ഇതിന്റെ അവർ എന്ന് പറയുന്നത് എനിക്കിതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ഞാൻ അമ്പലത്തിൽ പോകുന്നതേ കുറഞ്ഞു എന്തുകൊണ്ടാണ് സാറെ അവരൊന്നും പോയി പറയാൻ കിട്ടിയ വാസ്തവത്തിന് പണ്ട് നമുക്ക് വല്ലതും വേണമെന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ഗീത പറയുന്നത് രണ്ടു രണ്ടുവൃത്തിയാണ് ആഗ്രഹങ്ങളെ നോക്കിയിരിക്കരുത് അവനവൻ തന്നിരിക്കുന്ന കർമ്മരംഗത്തെ അത് ഭഗവാൻ തന്നിരിക്കുന്ന അവസരമായിട്ട് ഉപയോഗിച്ച അത് തന്നെ ഈശ്വരം പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വിഷമങ്ങളൊന്നും ഭഗവാനോട് പറഞ്ഞിട്ടും വരേണ്ടതൊക്കെ അപ്പൊ പിന്നെ അവിടെ പോയി പറയാനൊന്നും ഇല്ല അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ളൂ വാസ്തവമാണ് അപ്പൊ നമ്മള് നമുക്ക് കൂടുതൽ കൂടുതൽ ഉണ്ടോ പുറമേയുള്ള ഒരു ഈശ്വരനോട് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉള്ളിലുള്ള ഈശ്വരനോട് അടുക്കണം അപ്പൊ നമുക്ക് അന്തരം എന്ന് പറയുന്നത് ശരീരവും ഈശ്വരൻ എന്ന് പറയുന്നത് ഈ ശരീരത്തെ ചൈതന്യമാക്കി വയ്ക്കുന്ന ശക്തിയുമായി അപ്പൊ നിങ്ങൾ എപ്പോഴും എവിടെയാണ് എപ്പോഴും നിങ്ങൾ ആരുടെ കൂടെയാണ് പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു അമ്പലത്തിൽ പോകേണ്ടതായി അത് നമ്മൾ കാലക്രമേണ പരിശീലിക്കണം പെട്ടെന്ന് വരില്ല അപ്പൊ ഇതം ശരീരം കൗന്ദര്യ ക്ഷേത്രം അത് നമുക്ക് ക്രമേണ ക്രമേണ ഉറപ്പുവരണം ഈ ഒരു അനുഭൂതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഭഗവാൻ പറയുന്നു ഒന്ന് ചിന്തിക്കുന്നു എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഭഗവാൻ വളരെ ചിട്ടയോടുകൂടി അതിനെ മനസ്സിലാക്കി കൊടുക്കണം നത്വേവാഹം ജാതുനാഥം त्वं मे मे जनाभिमा न चैव न भविष्याम വയമതഃ പരം ഭഗവാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ നതു ഏവ അഹം ജാതുനാഹം അഹം ഞാൻ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല ന അഹം സർവേ വയമതപരം എല്ലാവരുടെയും കാര്യം സ്വീകരിക്കണം അപ്പൊ മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര നുണയാണ് കൃഷ്ണൻ പറയുന്നത് നോക്കും നിങ്ങളുടെ ശരീരം മുമ്പുണ്ടായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ കോലം ഉണ്ടായിരുന്നു ശരി ഒരു ദിവസം ഇത് കത്തിക്കുമല്ലോ നാട്ടിലെ വീട്ടുകാരും കൂടി ചേർന്ന് എന്തെങ്കിലും ഉണ്ടാവുമോ എന്റെ കത്തിക്കില്ല സാധനം അങ്ങനെ എന്തെങ്കിലും കെട്ടാൻ പോകുന്നുണ്ടോ ചില വീട്ടിൽ തക്കാൻ പോകുന്നുണ്ടോ അപ്പൊ നോക്കൂ നിങ്ങളുടെ ശരീരം ഒക്കെ ഉണ്ടായിരുന്നില്ല ശരി മനസ്സിലാവില്ല ഒരു വസ്തുവിന് ആദിയും അന്തവും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഉണ്ടോ ആദിയിലുമില്ല അന്തത്തിലുമില്ലെങ്കിൽ ഇപ്പോണ്ടോ ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക് ആണോ അല്ലേ ഒരു അറ്റത്തുണ്ടെങ്കിൽ മറ്റൊരറ്റത്തുമുണ്ട് സൂര്യൻ ഉദയവും ഉണ്ട് അസ്തമയവും ഉണ്ടെങ്കിൽ സൂര്യൻ മധ്യത്തിലുണ്ട് സൂര്യൻ ഉദിച്ചിട്ടുമില്ല അസ്തമിക്കുന്നുമില്ലെങ്കിൽ അത് മധ്യത്തിലുണ്ട് ഇത് പറയുന്ന എനിക്കൊരു നമ്മുടെ പഴയ നാട്ടില് കാലത്ത് ആളുകൾ ഈ ക്ഷേത്രത്തിന്റെ ആശ്രയിൽ വന്നിട്ട് തമാശ പറഞ്ഞിരിക്കും ഗോസിപ്പ് പറഞ്ഞിരിക്കും വെടി പറയുക എന്നാണ് പറയുന്നത് ആറാം ക്ലാസ്സിലേക്ക് വെറുതെ സമയം പോകാൻ എനിക്കിതൊക്കെ പൊട്ടത്തരം പറയാം ഒരു ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ തമാശകൾ ഈ അധ്യാപകന്മാർക്കാരുടെ അധ്യാപകന്മാരിങ്ങനെ വന്നിട്ട് ഒരാൾ പറയുന്നത് ഈ സ്ത്രീകളുടെ സ്വഭാവത്തെ അത് സംസാര വിഷയം എന്താ വിഷയം വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് അമ്മയുടെ അതേ സ്വഭാവം കിട്ടുള്ളൂ ഒരാൾ പറഞ്ഞത് ശരിയാണ് കാരണം ഞങ്ങളുടെ വീട്ടിലെ തെക്ക് ഭാഗത്ത് വേറെ വീട്ടിൽ ഹിന്ദി ടീച്ചറാണ് ഇവിടെ ഹിന്ദി ടീച്ചർമാർ ക്ഷമിക്കണേ അവരുടെ മകള് ജാനകി ഹിന്ദി ടീച്ചറാണ് അമ്മ പഠിച്ചിരുന്ന അതേ രീതിയിലാണ് മകള് പഠിച്ചത് ഇത് കിട്ടാൻ മറ്റേ ആൾക്ക് ആദ്യത്തെ അയാൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് എന്റെ വീട്ടിന്റെ തെക്ക് ഭാഗത്തുള്ള ഓ മാധവി അമ്മ നാവെടുത്ത നുണയില്ലാതെ പറയുക മകൾ അതിന് വലിയ നുണ ചെയ്യും എങ്ങനെ ഇങ്ങനെ ഒരു മകളുണ്ടായത് ഇത് കേട്ടപ്പോ അടുത്ത ആൾക്ക് ആവേശമായി അയാൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിന്റെ വടക്ക് ഭാഗത്ത് കല്യാണി അമ്മ ഇതുവരെ പ്രസവിച്ചില്ല അതുപോലെ അവന്റെ മകളും അമ്മയുടെ അതേ സ്വഭാവം അത് അമ്മയെ പ്രസവിച്ചിട്ടില്ല ഇതുപോലെ മുമ്പും ഇല്ല ഇപ്പം ഇല്ല ഇരിപ്പുണ്ടോ എന്താ ഉറപ്പാണോ ഉറപ്പാണെങ്കിൽ ഉറപ്പാണല്ലോ അപ്പൊ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇല്ല ഉണ്ടോ ഈ രൂപം ഉണ്ടോ ഇനി മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കത്തിച്ച് ഭസ്മമാക്കി കഴിഞ്ഞാൽ അപ്പോഴും അതിപ്പോ ഉണ്ടോ നിങ്ങൾ തന്നെയാ പറഞ്ഞ ആദ്യം ഇല്ല അവസാനമില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയൂ ഞാൻ ആദ്യം ഇല്ല പക്ഷെ അവസാനം ഇപ്പോ ഇപ്പോൾ ഉണ്ട് അതായത് ഇങ്ങനെ വരിക അപ്പോ ആദ്യം ഇല്ലാത്തൊരു സാധനം പിന്നെയും ഇല്ലെങ്കിൽ അതിപ്പോഴും ഇപ്പൊ ഉണ്ടോ നിങ്ങളുണ്ടോ എന്താ സ്വാമി പത്ത് കിലോ ചോറാണ് അതൊന്നും ഇല്ല എന്നാ പറയുന്നത് അപ്പോ ശ്രദ്ധിക്കുന്നില്ല ഇത് ശരിക്കും ഉൾക്കൊള്ളണം ഭഗവാൻ ഞാൻ മുമ്പും ഉണ്ടാവാതിരുന്നിട്ടില്ല നെയ്യും മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല ഈ രാജാക്കന്മാരെ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല ഇനി ഇവരൊന്നും ഉണ്ടാവാതിരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അർത്ഥം എല്ലാവരും എന്നും അപ്പൊ ഇവിടെ പറയുന്നു മുമ്പുള്ളത് മുമ്പില്ലാത്തത് ഇപ്പോ ഉണ്ടാകില്ല മുമ്പുള്ളത് ഇപ്പോ ഉണ്ടാവും അപ്പൊ ശരീരം മുമ്പില്ല പക്ഷെ ഇപ്പോഴത് ഉണ്ട് നമുക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല നമ്മുടെ അനുഭവം അപ്പൊ എന്താ അതിന്റെ അർത്ഥം വളരെ ശ്രദ്ധിക്കുന്ന എപ്പോഴും മനസ്സിലാവും നിങ്ങൾക്കൊരു വസ്തു ഉണ്ട് എന്ന് ഉറപ്പു വരണമെങ്കിൽ നിങ്ങളത് കണ്ണിലൂടെയാണ് കാണുന്നതെങ്കിലും അല്ലെങ്കിൽ ഇന്ദ്രിയത്തിലൂടെയാണ് അനുഭവിക്കുന്നതെങ്കിലും അതിന്റെ ഫീലിംഗ് വരുന്നത് അറിവ് വരുന്നത് മനസ്സിലാണ് though you are experiencing at the physical level but the knowledge is coming in the സക്രിയ അതായത് മനസ്സ് അനുഭവം അറിയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വസ്തു ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ സാധിക്കും ഉറക്കത്തിൽ നിങ്ങൾ ഒരാളെ തൊട്ടാലും അയാൾ ഇല്ലേ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധ്യത അപ്പൊ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം every experience is experienced by the mind unless the mind experience that mind experience cannot be taking to true അത് നമുക്ക് പറയാൻ പറ്റില്ല ഉണ്ടോ ഇല്ലേ ഏത് സാധനം നിങ്ങളുടെ അത് എക്സ്പീരിയൻസ് ചെയ്യും ഇപ്പൊ ഇന്ന് നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കാൻ കാരണം നിങ്ങൾ ഉണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന കാരണം എന്റെ മനസ്സുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്നത് മനസ്സിലാവുന്നു അപ്പോ മനസ്സുകൊണ്ടാണ് നമ്മൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത് എന്നാൽ ആ മനസ്സിന്റെ അവസ്ഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടോ ഇനി ഒന്നുകൂടി നിങ്ങൾ ആ മനസ്സ് തന്നെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് മനസ്സ് തന്നെ ഈ ശരീരത്തിൽ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമാണെങ്കിൽ നിങ്ങളൊന്ന് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ ഇതുവരെ നിങ്ങൾക്ക് വല്ലതും മനസ്സുകൊണ്ട് ഉണ്ട് എന്ന് പറയാൻ മനസ്സിൽ സാധിച്ചതിന്റെ പിന്നിൽ ശരിക്കും ഉണ്ടായിരുന്നത് ആരാണ് നിങ്ങളുടെ മനസ്സ് പറഞ്ഞു എന്റെ അച്ഛനുണ്ടായിരുന്നു എന്റെ അമ്മയുണ്ടായിരുന്നു ഇന്ന് അവർ മരിച്ചുപോയി ഒരേ മനസ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതേ മനസ്സ് പറയുന്നു ഇപ്പോഴെനിക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയാനും ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയാനും നിങ്ങളുടെ മനസ്സിൽ സാധിക്കുന്നതിന് പിന്നിൽ അന്നും ഇന്നും ഉള്ളത് ആര് തന്നെയാണ് മനസ്സിലാവുണ്ടോ അപ്പൊ ഈ ശരീരം നമ്മൾ ഉണ്ടെന്ന് പറയുന്നതിന് കാരണം ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം ആ ചൈതന്യത്തിൽ നിലനിൽക്കുന്നൊരു മനസ്സ് മനസ്സിലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ സാധ്യത ഇപ്പൊ ശരീരമുള്ളത് കൊണ്ടല്ല നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്നൊരു മനസ്സുള്ളതോ ആ ഉണർന്നിരിക്കുന്ന മനസ്സിന് ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ നിറഞ്ഞിരിക്കുന്നൊരു നിങ്ങളുടെ ബാല്യകാലം ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ആ ബാല്യകാലത്തെ അനുഭവിക്കാൻ സാധിച്ചൊരു മനസ്സ് ആ ബാല്യകാലത്തെ അനുഭവിക്കാൻ മനസ്സിനെ സഹായിച്ചൊരു ആ ചൈതന്യത്തിന് യാതൊരു പങ്കും കൂടെ എപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് ധൈര്യമായി പറയാൻ പറ്റുന്നത് ആരാണ് ശരിയല്ലേ ഭഗവാൻ പറയുന്നത് ശരിയാണ് ശരീരമാണോ മുമ്പുള്ളത് ആണോ അപ്പൊ ശരീരമുണ്ടോ വാസ്തവത്തിന് ശരീരമുണ്ടോ വസ്ത്രത്തിന് നിങ്ങളെ ഉണ്ട് എന്ന് പറയുന്ന ശരീരം അടുത്ത നിമിഷത്തേക്ക് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാൻ എനിക്കുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശരീരത്തിന് നമ്മൾ ബാല്യകാലം ഉണ്ട് ഞാൻ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരിയാണെന്ന് പറയുമ്പോഴേക്കും കണ്ണാടി നോക്കുമ്പോഴാണ് മനസ്സിലായത് ചെറുപ്പക്കാരനെന്ന അവസ്ഥയിൽ നിന്നും അടുത്ത വീട്ടിലെ ആ കുട്ടി ഏട്ടെന്ന് വിളിച്ച കുട്ടി അങ്കിൾ എന്ന് വിളിച്ചപ്പോഴാണ് മനസ്സിലായത് മകള് പ്രസവിച്ച ആ കുട്ടി മുത്തശ്ശീതം അമ്മമ്മേന്ന് വിളിച്ചപ്പോഴാണ് അല്ലെങ്കിൽ വലിയമ്മേന്നൊക്കെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് കൂടുതലൊന്നും പറയേണ്ടതില്ല അതുവരെ നമുക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു എനിക്ക് അത്രയൊന്നും പ്രായമായിട്ടില്ല ഞാൻ അങ്ങനെ അമ്മമ്മയൊന്നും ആയിട്ടില്ല ആ കുട്ടി വിളിക്കുന്ന എന്തൊരു വിഷമാണെന്നറിയോ ചിലരെ സംബന്ധിച്ച് അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു വലിയമ്മയെന്ന് വിളിച്ചാൽ മതി ചില അമ്മമ്മയെന്ന് പറയുമ്പോഴേക്ക് എത്രയോ പ്രായം വന്ന പോലെ ഒരു തോന്നലാണ് പിന്നെ ചിലർ വിചാരിക്കും മകൾ പ്രസവിക്കുന്നില്ലേ തോന്നുന്നത് പ്രസവിച്ചോട്ടല്ലേ ഇപ്പൊ അമ്മമ്മയെ തീർന്നത് ചിലർ പറയും മകളെ പെട്ടെന്നൊന്നും പ്രസവിക്കണ്ട കേട്ടോ അങ്ങനെ പെട്ടെന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അമ്മക്ക് ഇതൊരു വേദനാത്മകമാണ് ഇതാണ് അപ്പൊ നമ്മുടെ മനസ്സിന് ഉണ്ട് എന്ന് പറയാൻ ശക്തി കൊടുത്തത് ശരീരമല്ല ഉണ്ട് എന്ന് പറയാൻ ശക്തി കൊടുത്തത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു അർജുന ആ ചൈതന്യമാണല്ലോ അത് നിത്യമാണ് മറ്റൊന്നും നിമിഷം ഇതുകൊണ്ട് ഭാരതീയ സംഖ്യശാസ്ത്രം നമ്മളെ കൊണ്ടുപോകുന്നത് അനിത്യതയിൽ നിന്നും അതാണ് ഉപരിഷത്തിന്റെ സന്ദേശം അസസോമ സർഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ ഇതിനെ പറയും നിത്യാനിത്യ വിവേകം എന്താ പറയാ ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം അനിത്യമായതിൽ നിന്നും മനസ്സിനെ നിത്യതയിൽ അപ്പൊ ഈ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ അനിത്യതയുടെ ചിന്തകളാണ് ഈ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചുമുള്ള ചിന്ത അനിത്യതയുടെ സംസ്കാരമാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാൻ ഈ മനസ്സിന് സാധിച്ചതിന്റെ പിന്നിൽ ബലർക്കെന്ന ശക്തി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ യാത്ര എങ്ങോട്ടുള്ളതാണ് അപ്പൊ ഈ മനസ്സിന് നിങ്ങളെ അനിത്യതയിലേക്കും നയിക്കാനുള്ള കഴിവുണ്ട് അതാണ് ഭാരതീയ ഋഷീശ്വരന്മാർ കണ്ടെത്തിയത് മനുഷ്യ മനസ്സിന് ഈശ്വരനായി തീരാനുള്ള കഴിവുണ്ട് നരനെ നാരായണനായി തീരാനുള്ള കഴിവുണ്ട് അപ്പൊ നരൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം അനിത്യതയിലേക്ക് ശ്രദ്ധിച്ചവനാണ് ശ്രദ്ധ തിരിച്ചവനാണ് നരൻ നാരായണൻ ആരായിരിക്കണം നിത്യതയിലേക്ക് ശ്രദ്ധ അങ്ങനെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാൻ സാധിക്കണമെങ്കിൽ ചിന്തിക്കണം നമ്മുടെ വീട് അതെന്താ ചിന്തിക്കേണ്ടത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാം തഥാ ദേഹാന്തരപ്രാപ്തി ധീരന്മാരൊരിക്കലും മോഹിക്കുകയില്ല മോഹിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച് ജീവിക്കുകയില്ല അല്ലെങ്കിൽ തളരുകയില്ല ആരാണ് തളരാത്തവര് ധീരന്മാർ ആരാണ് ധീരന്മാര് ധീ ഉപയോഗിക്കുന്നവരാണ് ധീരന്മാര് ധീ അല്ല ധീ ധീ എന്ന് പറഞ്ഞാൽ അതിന് സാധനം ഉണ്ടല്ലോ നമുക്ക് എന്താ നമുക്കൊരു സാധനമുണ്ട് ബുദ്ധി പറയുന്നത് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട് നിനക്കൊക്കെ ബുദ്ധി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കൊക്കെ എന്തുണ്ട് ബുദ്ധി വളരെ ശ്രദ്ധിക്കുക ഈ പറയുന്നതൊക്കെ നാം ഭൂരിപക്ഷം ആളുകളും ബുദ്ധി കൊണ്ടല്ല ജീവിക്കുന്നത് പഴയ സംസ്കാരം കൊണ്ട് ജീവിക്കുന്നത് ബുദ്ധിയും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം സംസ്കാരം എന്നത് തുടർച്ചയായിട്ടുണ്ടാക്കിയ ഒരു അനുഭവത്തിന്റെ പ്രതികരണമാണ് സംസ്കാരം അപ്പൊ നിങ്ങൾ പ്രതികരിക്കുന്നതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് എന്നാൽ ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടതാണ് അതെവിടെ ഉണ്ടാവില്ല സംസ്കാരത്തിലുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പുതിയൊരു സംസ്കാരം വാർത്തെടുക്കണമെങ്കിൽ ആരെ ഉപയോഗിക്കണം അപ്പൊ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ പഴയ സംസ്കാരം മാറി മാറി മാറി പുതിയ അപ്പൊ മനസ്സിന് ശ്രദ്ധിക്കണേ നേരത്തെ പറഞ്ഞു ശരീരത്തിന് നാശമുള്ളതുപോലെ എതിരില്ല മനസ്സിന് നാശമില്ലെങ്കിലും മനസ്സിലെ സംസ്കാരങ്ങളെ നമുക്ക് മാറ്റിയിരിക്കാം രണ്ട് തരം സംസ്കാരങ്ങൾ നമുക്കുണ്ട് ഒന്ന് ഇത്രയും കാലം അനിത്യമായതിന് പ്രാധാന്യം കൊടുത്ത് പ്രതികരിച്ച് ഉണ്ടാക്കിയ സംസ്കാരവും അത് മനുഷ്യ സംസ്കാരവും ഇനി നമ്മൾ നിത്യതയിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്തിക്കൊണ്ട് തളരാതെ പതറാതെ ജീവിക്കുന്ന ഒരു സംസ്കാരം നിത്യതയിലേക്ക് ഒരു സംസ്കാരം ഒന്നാമത്തതിനെ പറയും മാനുഷിക സംസ്കാരം രണ്ടാമത്തതിനെ പറയും ദൈവീക സംസ്കാരം അപ്പൊ ഈശ്വരനിലേക്ക് തിരിയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ദൈവീക ശക്തി കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അമ്പലത്തിൽ പോവുക നല്ല അർത്ഥം ദൈവീകത കുട്ടികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നിത്യമായിരിക്കുന്ന ഈശ്വരനിലേക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുണ്ടാക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് ദൈവീക സംസ്കാരം സമരത്തിൽ പോയതുകൊണ്ട് മാത്രം ഇതുണ്ടാവോ ബുദ്ധി ഉപയോഗിക്കട്ടെ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ബുദ്ധിയുള്ളവരൊരിക്കലും നമുക്യതി ദേഹി നിത്യം അവധ്യോയം അഥവാ ദേഹി എന്നുള്ള വാക്കാണ് ആരെ ഉപയോഗിക്കുന്നത് ശരീരത്തിനെയാണോ ദേഹി എന്ന് പറയാ ദേഹം ദേഹി ദേഹം സ്ഥൂലവും ദേഹി സൂക്ഷ്മം അപ്പൊ ദേഹി എന്ന് പറയുന്ന ആ ചൈതന്യത്തെ നോക്കിക്കൊണ്ട് ഭഗവാൻ പറയാണ് നിത്യം അതൊരിക്കലും അനിത്യമാകിയ അവസ്ഥോയം ദേഹേ സർവസ്യ ഭാരത എപ്പോഴും ദേഹത്തിന്റെ അവസ്ഥ ഈ ദേഹത്തിൽ അതാണ് അനുഭവം അതായത് ആയുധം കൊണ്ട് ശരീരം കൊല്ലാതെയും ശിശുഭാവം നശിച്ചു ആയുധം വേണോ ബാല്യം നശിച്ചു ആയുധം വേണോ ഓരോ ഭാഗവും നമ്മുടെ പല അവയവങ്ങളും നശിക്കുന്നുണ്ട് ആയുധം വേണോ പക്ഷെ ഇതൊക്കെ നശിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പൂർണ്ണമായ അനുഭവം ബാല്യത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ എത്ര ചൈതന്യമുണ്ടോ ആ ബാല്യത്തിലുള്ള കാഴ്ച നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളത്തില്ല ഉണ്ടോ പല്ലിന്റെ ശക്തി പണ്ടേ പോലെ മരിക്കുന്നില്ല പറയാറില്ലേ അർത്ഥത്തിലേക്ക് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പണ്ടൊക്കെ ഒരു കടി കടിച്ചാൽ ഇപ്പോ പണ്ട് കടിച്ചാൽ ക- എന്താണ് ശർക്കരപ്പേരി പൊടിയിരുന്നു ഇപ്പൊ ശർക്കരപ്പേരി പൊടി കടിച്ചാൽ പല്ല് പൊടിയുന്നതാണ് അപ്പം പാണ്ഡനായുടെ പല്ലിന്റെ ചവിട്ടും കഴിക്കുന്നില്ല അപ്പൊ പണ്ടത്തെ പോലെ പറ്റുന്നില്ല പക്ഷെ ചിലർക്കതൊന്നും പ്രശ്നമില്ല സ്വാമി എനിക്ക് പ്രശ്നമില്ല എന്താച്ചാൽ വെച്ചാൽ പുതിയതാണ് അത് വേറെ കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് പിന്നെ പ്രശ്നമില്ല വലിയ ജപ്പാനാന്ന് പറയുന്ന അവർക്ക് പിന്നെ എന്ത് വേണ്ടിച്ചാലും കുഴപ്പമില്ല അപ്പോ നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ദേഹി മാറിയിട്ടില്ല ആര് മാറിയിട്ടുണ്ട് ഇത് കൊല്ലാതെയും ഇതൊരു ദിവസം ഇതിനെ കൊന്നാലും ഒരുപോലെ തന്നെയാണ് കൊന്നില്ലെങ്കിലും ഇതിന്റെ അവസ്ഥ എന്നാൽ ദേഹിക്ക് ഒരു മാറ്റവും ഇല്ല പറയാണ് തഥാ ദേഹേ കൗമാരം യൗവനം ചര തഥാ ദേഹാന്തരക്ക ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആര് മാറിയിട്ടില്ല ദേഹി മാറിയിട്ടില്ല അപ്പൊ നമുക്ക് എത്ര രസമാണ് അപ്പൊ നമ്മൾ ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കണം ഈ ശരീരം ഒരു മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഏതുപോലെ നിങ്ങളൊരു വളരെ മനസ്സിലാക്കേണ്ടതാണ് ഒരു പുഴയുടെ തീരത്ത് എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം ഒഴുകുന്ന പുഴയിലാണ് ആ വെള്ളത്തിന്റെ ഒഴുക്ക് നിങ്ങളുടെ കണ്ണിൽ വളരെ സ്പഷ്ടമായി കാണാം ഇല്ലേ എന്നാൽ അവിടെ ഒരു കോൺക്രീറ്റ് ബ്രിഡ്ജ് കെട്ടിയിരിക്കുകയാണ് ആ ബ്രിഡ്ജിന് വല്ല ഒഴുക്കുണ്ടോ ഉണ്ടോ ഇത്ര ധൈര്യത്തോടുകൂടി നിങ്ങൾ ഇല്ല പറഞ്ഞു ആ ബ്രിഡ്ജിനും ഒഴുക്കുണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ കാലത്തിന്റെ ഒരു കൃത്യത്തിനെ ബാധിക്കുന്നുണ്ട് പഴക്കം എന്നത് സംഗതിയെ ബാധിക്കുന്നുണ്ടോ പക്ഷേ നമ്മൾ ഏത് കാണുന്നില്ല കാലപ്പഴക്കം കാണുന്നില്ല സ്ഥൂലമായ ചലനം നമ്മൾ കാണും ഇതുപോലെ ശരീരത്തിന് കാലപ്പഴക്കം ഇതിൽ കാലത്തിന്റെ ഒഴുക്ക് ആർക്കുണ്ട് ശരീരത്തെ പിടികൂടിയിരിക്കുന്ന സാധനം കാലമാണ് അതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി എന്നാലും ഈ ഒഴുക്കിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതൊരു യുക്തിയാണ് നിങ്ങൾ വെള്ളത്തിന്റെ ഒഴുക്ക് കാണണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ നിന്നും മാറി നിൽക്കണം വേണോ വേറെ ഇതുപോലെ ഒഴുക്ക് കാണണമെങ്കിൽ നമ്മൾ ആ ഒഴുക്കിൽ നിന്നും മാറി നിൽക്കണം നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ തലത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് ഈ ശരീരത്തെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് അല്ലെങ്കിൽ പരിശോധിക്കുമ്പോഴാണ് അപ്പൊ നമ്മുടെ ചിന്ത കൊണ്ട് ശരീരത്തിന്റെ തലത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനുള്ള ഒരു കഴിവ് ഇതിനെ പറയും സാക്ഷീഭാവം എന്ന് പറയും എന്താ പറയുക സാക്ഷീഭാവം നിങ്ങൾ വെള്ളത്തെ കാണുന്നത് ഒരു അതിന്റെ ഒഴുക്കിനെ കാണുന്നത് ഒരു സാക്ഷിയായിട്ടാണ് ഇതുപോലെ നമുക്ക് ഏതിനെ കാണാൻ പറ്റും ശരീരത്തിന് ജീവിതത്തെ നിങ്ങൾ നോക്കൂ ആദ്യം കൗമാരം യൗവനം ചരം ഇതൊക്കെ ഒഴുകി വന്നില്ലേ വരുന്നില്ലേ ഇതുപോലെ ഇപ്പോഴും ഈ ശരീരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാറുന്ന ശരീരം ഇത് മാറുന്നതാണെങ്കിൽ എല്ലാ ശരീരങ്ങളും അതുകൊണ്ട് ഒരു ശരീരവുമായി ഒട്ടിപ്പിടിക്കാൻ ആരെ സമ്മതിക്കരുത് ഒട്ടിപ്പിടിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മാറി മാറി ഒഴുകി അകലുമ്പോ അത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നവർ എന്നാൽ എന്ത് വേണം ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതിന് കാരണം ഇതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണ് എനിക്കത് അറിയാൻ സാധിക്കുന്നത് എന്റെ മനസ്സുകൊണ്ട് ഈ മാറ്റം എനിക്കറിയാൻ സാധിക്കുന്നത് ചിലപ്പോൾ അറിയാൻ പറ്റുമോ പറ്റുമോ എനിക്കിന്നത് അറിയാൻ സാധിക്കുന്നത് എന്റെ ബുദ്ധി കൊണ്ടത് അറിയാൻ സാധിക്കുന്നത് എന്നിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുള്ളത് കൊണ്ടാണെങ്കിൽ വിവേകികളായിട്ടുള്ള ആളുകൾ എന്ത് വേണം ആരിലേക്ക് ശ്രദ്ധ തിരിക്കണം ആരിലേക്ക് ഒട്ടിപ്പിടിക്കണം നിത്യമായതിലേക്ക് ചെയ്യണം വേണ്ടേ അങ്ങനെ നിത്യമായതിലേക്ക് ശ്രദ്ധ തിരിക്കാം നോക്കൂ ഇത് വളരെ പ്രയാസകരമായി നമുക്കിത് തോന്നാൻ കാരണം നമ്മുടെ ധാരണ എന്താ വെച്ചാൽ ഈ ശരി മനസ്സ് രൂപാന്തരപ്പെട്ടു വന്നിരിക്കുന്നത് ശരീരത്തിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു പോയി അച്ഛന്റെയും അമ്മയുടെയും ശരീരങ്ങൾ ചേർന്നപ്പോഴാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം വികസിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അട്ടി ഉറച്ചു വിശ്വസിച്ചു ആ ധാരണ നമ്മുടെ ഉള്ളിൽ വളരെ ഡീപ്പ് റൂട്ടഡായി വാസ്തവത്തിൽ അച്ഛനമ്മമാര് തന്നിരിക്കുന്നത് ഒരു ശരീരം മാത്രമാണെന്നും ഇതിലിരിക്കുന്ന സംസ്കാരം ഞാൻ മുമ്പ് തന്നെ ഉണ്ടാക്കിയ സംസ്കാരമാണെന്നും ഈ ശരീരത്തെ ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിച്ചാലും ഈ സംസ്കാരം വീണ്ടും നിലനിൽക്കുന്നതാണെന്നും അപ്പൊ തൽക്കാലത്തേക്ക് റെന്റ് ഹൗസാണ് ഏത് ശരീരം അപ്പം ഇതൊരു റെന്റഡ് ഹൗസ് ആണെങ്കിൽ അച്ഛൻ അമ്മയും തന്നിരിക്കുന്ന തൽക്കാലം താമസിക്കാനുള്ള സ്ഥലമാണെങ്കിൽ അച്ഛനമ്മമാരോട് നമുക്ക് എത്ര അറ്റാച്ച്മെന്റ് വേണം നിങ്ങൾക്ക് ഡീപ് റൂട്ടഡ് ഒരു അറ്റാച്ച്മെന്റിന്റെ ആവശ്യമുള്ളവരോട് ഏതെങ്കിലും ലാൻഡ് ലോഡിനോട് ഉണ്ടാവാറുണ്ടോ അപ്പൊ അച്ഛനമ്മമാരോട് എത്ര അറ്റാച്ച്മെന്റ് വേണം നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങൾ പറയും കുറച്ച് മതിയില്ല കാരണം മിക്കവാറും അവരുടെ അച്ഛനമ്മമാരൊക്കെ എത്ര കിടന്നൊക്കെ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് എത്ര അറ്റാച്ച്മെന്റ് വേണം അത് വേണം വേറെ നമ്മളവർക്ക് കൊടുത്തിരിക്കുന്നത് കേവലം ഒരു റെന്റൽ ഹൗസ് അല്ലെങ്കിൽ എത്ര അറ്റാച്ച്മെന്റ് വേണം ശരിക്കുള്ള അറ്റാച്ച്മെന്റ് വേണോ നിങ്ങളോട് നീത കുഴപ്പമുണ്ടാക്കേണ്ടത് ഇവരൊക്കെ ചിന്തിക്കുന്നില്ല അതാണ് യുക്തി പറയേണ്ടത് വേണോ ശരിക്കൊരു അറ്റാച്ച്മെന്റ് നിങ്ങളോട് വേണോ പക്ഷെ നിങ്ങൾ കംപ്ലൈന്റ് പറയുന്നില്ലേ മക്കൾ സ്നേഹിക്കുന്നില്ല നോക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ശരിക്കും അത് തിരിഞ്ഞു നോക്കാൻ പാടുമോ നിങ്ങളെ സത്യമാണ് ഇതൊക്കെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാലല്ലോ ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു റെന്റഡ് ഹൗസ് മാത്രമാണെന്നും അതുകൊണ്ട് അവർക്കൊന്നും എന്നോട് വലിയ അറ്റാച്ച്മെന്റിൽ നിന്നും ആവശ്യമില്ല ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മൾ അവരിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുമോ പറയാൻ എത്ര എളുപ്പം അവരൊന്ന് തിരിഞ്ഞു നോക്കാൻ ഫോൺ ഇത് കഴുകാൻ വെച്ചിരിക്കുന്ന ഫോൺ ഞാൻ ആലോചിച്ചത് ഈ സപ്താഹത്തിന് വരുന്ന സമയത്ത് ഒരു സാധനം കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു നമുക്ക് എന്താ പറയുക ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നത് ഈ ക്യാമറ എന്നുള്ളൊരു സാധനമുണ്ട് സംസ്ഥാനം ഫോണിലാണ് കിട്ടുന്നത് ഒരു സാധനമുണ്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ സാധനം ഇവിടെ കൊണ്ടുവച്ചാലോ ഫോണൊന്നും വർക്ക് ചെയ്യില്ല സിഗ്നലിറ്റിയിലൂടെ അങ്ങനെ ഒരു സാധനമുണ്ട് നിങ്ങൾ ചില അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്യാത്തതിന്റെ കാരണം അതാണ് ജാമർ വെച്ചത് ഇവിടെ എങ്ങാനും ജാമർ വെച്ചു കഴിഞ്ഞാൽ ജീവിതം ജാമക്കി കളയുക എനിക്കറിയാം നിങ്ങൾ എന്നെ തോൽപ്പി നിങ്ങൾ അടുത്ത ബൂത്തിൽ പോയിട്ട് ഫോണ് കഴിച്ചുവോ കണ്ടടുത്തോ നാടും കരികുഞ്ഞ് ചന്ദനം കാഞ്ചന കൂട്ടിലാണെങ്കിലും ഇതാണ് അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കേണ്ടത് ഞാൻ കേവലം ഒരു എന്താ കൊടുത്തിട്ടുള്ളൂ വാടക വീട് മാത്രമേ കൊടുത്തുള്ളൂ ശരീരം എന്ന് പറയണ്ട വാടക വീട് അവര് വൻകടായിട്ട് താമസിക്കുകയാണ് അപ്പൊ അവർക്ക് എന്നോടൊന്നും വലിയ അറ്റാച്ച്മെന്റിൽ നിന്നും ആവശ്യമില്ല ഞാൻ അവരിൽ നിന്നത് ഇത് നമുക്ക് പറയാൻ സാധിച്ചാൽ നിങ്ങളുടെ പകുതി ദുഃഖങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലേ അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ പറഞ്ഞോളൂ സംഗ്രഹിക്കുന്നത് ഒരു ഒരൊറ്റ ഡൗട്ട് മാത്രമാണ് നിങ്ങൾ ഫോൺ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നു ധൈര്യമായിട്ട് പറഞ്ഞു ഗീത പഠിച്ചിട്ട് തീരെ പറ്റവേ ഇത് പറഞ്ഞു നോക്കും നിങ്ങൾ ഇപ്പൊ അമ്മയെ എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ കൺഫ്യൂഷൻ ആക്കണ്ട ഏ അമ്മയെ എന്നൊക്കെ വിളിച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുന്നു വേണ്ട ഒക്കെ വേണമെങ്കിൽ ഒരു പോലീഷ് വാക്കിന് വിളിച്ചോളൂ പക്ഷെ ആക്ച്വലി ഞാൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതാണ് സത്യം ഞാൻ നിങ്ങളിൽ നിന്ന് സ്നേഹം അപ്പൊ സ്വാമി ഭാര്യാഭർത്ത ബന്ധം അത് ഡബിൾ രണ്ടാമത്താണ് രണ്ട് വാർദ്ധക വീട്ടിൽ രണ്ടാൾക്കാർ താമസിക്കുന്നത് അപ്പൊ ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് മറ്റ് ശരീരങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാൻ അധികം കുറച്ച് സമയമെങ്കിലും ആരെങ്കിലും തിരിക്കണം ഒറ്റ കാര്യം ചിന്തിക്കും നിങ്ങൾക്ക് ആരെക്കുറിച്ച് ചിന്തിക്കണമെങ്കിലും ഈ മനസ്സ് ഈ ശരീരത്തിലുണ്ടാവണം വളരെ ലളിതമാണ് ഇല്ലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കറണ്ട് വേണം ഉപകരണങ്ങളിലൂടെ കറണ്ട് വന്നിട്ടില്ലെങ്കിൽ ഞാനിവിടെ പ്രസംഗിക്കുന്നതിന് അർത്ഥമില്ല എല്ലാ കാര്യത്തിനും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തൊരു കറണ്ട് ആവശ്യമുള്ളതുപോലെ നമ്മുടെ ഈ ശരീരത്തിൽ മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ കടന്നിരിക്കുന്നൊരു നമ്മൾ അതിനെക്കുറിച്ച് ലീസ്റ്റ് അപ്പൊ നിത്യമായിരിക്കുന്ന ഒരു ദേവി ഉണ്ടായിട്ടും നമ്മൾ അതിലേക്ക് അതാണ് ഭഗവാൻ അർജുനന്റെ ശ്രദ്ധ ദ്രോണാചാര്യ ശരീരത്തിൽ നിന്നും ഭീഷ്മാചാര്യ ശരീരത്തിൽ നിന്നും എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് അർജുനനെ തന്നെ നിലനിർത്തുന്ന ക്ലിയറാണോ ഇതാണ് നിത്യാനിത്യ വിവേകം